Thank you. was here by the road. ഞാൻ കേട്ടിട്ടുണ്ട് ഗണേശ്വരനൊന്നും ഇല്ല അതൊക്കെ വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞു കേട്ടുള്ള ആള് ഉറപ്പതാണ് അപ്പൊ രണ്ട് സംശയമായിട്ട് മാത്രമേ ഉണ്ടായത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല മനസ്സിലാവില്ല പിന്നെ തന്നോട് ചോദിക്കും മനസ്സിലാവാത്തോണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത് കേട്ടോ ഗണങ്ങള് ഗണങ്ങള് എന്ന് പറഞ്ഞാൽ ഭൂതഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പഞ്ചഭൂതങ്ങൾ ഹൃദയോവായുവകാശങ്ങൾ ആ അഞ്ച് ഭൂതങ്ങൾ ഉണ്ടല്ലോ ആ അഞ്ച് ഭൂതങ്ങൾക്കും ആ ഈശ്വരനായിട്ടുള്ള ആള് നാഥനായിട്ടുള്ള ആള് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീമഹാഗണപതി ആ ശ്രീമഹാഗണപതിയാണ് ഞാനിവിടെ ഉപാസിക്കേണ്ടായത് ഗണപതിയാണ് ഉപാസിക്കേണ്ടായത് ഗണപതിയെ ഉപാസിക്കേണ്ടായത് എന്തുകൊണ്ട് മറ്റുള്ള ഈശ്വരന്മാരെ ആരും വേണ്ട ഗണപതി മതി എന്ന് നിശ്ചയിച്ച് ഗണപതി ഉപാസിക്കാൻ പറഞ്ഞിട്ട് എന്താ ഉപാസിക്കാനാണെങ്കിൽ ഈശ്വരന്മാരെ അനവധി ഉണ്ടല്ലോ അവരാരും അല്ല നല്ലത് ഗണപതിയാണ് നല്ലത് എന്ന് നിശ്ചയിച്ച് ഈ ഗണപതിയെ ഉപാസിക്കാൻ പുറപ്പെട്ട എന്താ അത്രമാത്രമൊക്കെ വൈഭവം ഈ ഗണപതിക്ക് ഉണ്ടോ ആ ഉപാസിക്കണമെന്നുണ്ടെങ്കിൽ വൈഭവം ഉണ്ടാവുള്ളൂ അതിനുള്ള വൈഭവം അദ്ദേഹത്തിന് ഉണ്ടോ വൈഭവം ഉണ്ടോന്നോ സംശയ ഓ അദ്ദേഹത്തിന്റെ വൈഭവം ആലോചിച്ചാൽ മറ്റുള്ള ഈശ്വരന്മാരൊക്കെ അദ്ദേഹത്തിന്റെ താഴെ എന്ന് വേണം പറയാനായി സകല ഈശ്വരന്മാരും അതിന് ഇന്ന ഈശ്വരൻ എന്ന് വിചാരിക്കണ്ട ആ മുപ്പത്തിമൂന്ന് മുക്കോടി ദേവന്മാരും അദ്ദേഹത്തിന്റെ താഴെ എന്ന് വേണം പറയാനായി സകല സകല ഈശ്വരന്മാരും അദ്ദേഹത്തിന്റെ താഴെയുള്ളൂ എല്ലാ ഈശ്വരന്മാരും അത് വിഷ്ണു ആയിക്കോട്ടെ അല്ലെങ്കിൽ ശാസ്താവ് ആയിക്കോട്ടെ സുബ്രഹ്മണ്യനായിട്ട് ഈശ്വരന്മാരെ അനവധിയുണ്ടല്ലോ അവരൊക്കെ ജഗത്തിന്റെ താഴേന്ന് വേണം പറയാനായിട്ട് ഞാൻ വെറുതെ പറയണതല്ല ഈശ്വരനെ ആ പൂജിക്കുക പതിവുണ്ടല്ലോ ഓരോരോ ഈശ്വരന്മാരെ പൂജിക്കുക പതിവുണ്ടല്ലോ ആ ഈശ്വരന്മാരെയൊക്കെ പൂജിക്കുമ്പോ ആദ്യം ഗണപതിയെ പൂജിച്ചതിന്റെ ശേഷേ മറ്റുള്ള ഈശ്വരന്മാരെ പൂജിക്കുക പതിവുള്ളൂ വെറുതെ പറയുന്നതല്ല ഏത് ഈശ്വരനെയാണെങ്കിലും പേടില്ല വിഷ്ണുവിനെ ആണെങ്കിലും പേടില്ല സുബ്രഹ്മണ്യനെ ആയാലും പേടില്ല ദേവി ആയാലും പേടില്ല ശാസ്താവിനെ ആയാലും പേടില്ല ഈ ഭഗവാൻ ശ്രീപരമേശ്വരൻ അച്ഛനായിട്ടുള്ള അല്ലേ അദ്ദേഹത്തിനെ പൂജിക്കുകയാണെങ്കിലും പേടില്ല ആ ഗണപതിയെ പൂജിച്ചതിന്റെ ശേഷേ അദ്ദേഹത്തിനെ പൂജിക്കപ്പെടുകയുള്ളൂ അതല്ലേ അല്ലാണ്ട് പുറപ്പെട്ടാൽ അതിന് പല വിധത്തിലുള്ള വിഘ്നങ്ങൾ സംഭവിച്ചു വരും അതുകൊണ്ടാണ് ഈ പറയുന്നത് അദ്ദേഹത്തിനെ സേവിക്കാൻ പുറപ്പെട്ടില്ലെങ്കിൽ വിഷമ്യവും മറ്റുള്ള ഈശ്വരന്മാരെയൊക്കെ പൂജിച്ചില്ലാച്ചാൽ അവർ പ്രസാദിക്കില്ല അത്രയേ ഉള്ളൂ മറ്റുള്ള ഈശ്വരന്മാരെ പൂജിച്ചില്ലാച്ചാൽ അവർ പ്രസാദിക്കില്ല അത്രയേ ഉള്ളൂ ശ്രീമഹാഗണപതി അങ്ങനെയല്ല അദ്ദേഹത്തിനെ പൂജിച്ചില്ലെങ്കിൽ പ്രസാദിക്കില്ല എന്ന് മാത്രല്ല വൈഷമ്യങ്ങൾ എത്ര ഉണ്ടാക്കി തീർച്ചയായും കണക്കില്ല എന്ന് വേണം പറയാനായിട്ട് ഏതൊക്കെ തരത്തിലുള്ള വൈഷമ്യങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളത് പറയാൻ സാധിക്കില്ല അനുഭവമായിരുന്നില്ലേ ഇല്ല എന്നോ പറഞ്ഞ ആളെ കൊണ്ട് തന്നെ എഴുതിച്ചു ഇല്ല എന്ന് പറഞ്ഞത് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ അവനെ കൊണ്ട് തന്നെ ഇരുത്തി എഴുതിപ്പിച്ചു ഇദ്ദേഹത്തിനെ നമസ്കരിപ്പിച്ചു അവന്റെ നാക്കൊണ്ട് തന്നെ പറയിപ്പിച്ചു അദ്ദേഹത്തിന്റെ വൈഭവമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ സേവിക്കാതെ കണ്ട് പുറപ്പെട്ടാൽ അദ്ദേഹം മനസ്സിലാക്കും മറ്റുള്ള ഈശ്വരന്മാരുടെ പോലെയല്ല അതുകൊണ്ടാണ് ഏത് ഈശ്വരനെ പൂജിക്കുകയാണെങ്കിലും വലിയ ഗണപതിയെ പൂജിച്ചതിന്റെ ശേഷേ Thank you. പറഞ്ഞിട്ട് എനിക്കങ്ങനെ വിശ്വാസം വരില്ല എന്ന് തോന്നിട്ടല്ലോ സംശയം ഉണ്ടെങ്കിൽ പിടിച്ചു ശാന്തിക്കാരനെ അയാളോടൊന്ന് ചോദിച്ചാൽ മതി എന്താ പുള്ളിയുടെ സമ്പ്രദായം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അറിയാവുന്ന ആളാണെങ്കിൽ അദ്ദേഹം പറയണം എനിക്ക് പുറപ്പെട്ട ആളൊക്കെ പൂജ എന്താണെന്ന് ശരിയാത്ത ആളാണ് അധികത്തിൽ പുറപ്പെട്ടത് എന്നുവെച്ചാൽ അവരവരുടെ പൂജ നടത്താൻ വേണ്ടിയിട്ട് പൂജിക്കുന്ന ആളാണ് അല്ലാതെ പൂജയുടെ സമ്പ്രദായം മനസ്സിലാക്കി പൂജിക്കുന്ന ആളുടെ അറിയാവുന്ന ആളാണെങ്കിൽ പറയും ഗണപതിയെ പൂജിച്ചതിന്റെ ശേഷേ മത്സരന്മാരെ പൂജിക്കുന്നു അല്ലെങ്കിൽ ആ പൂജയ്ക്ക് പല വിധത്തിലുള്ള വിഘ്നങ്ങൾ സംഭവിക്കുന്നു ചിലപ്പോ പുഷ്പാഞ്ജലിക്കായിട്ട് പൂപ്പാലിയിൽ പൂവോടെ കൊടുന്നു വെച്ചിട്ടുണ്ടാവുമല്ലോ ആ പുഷ്പാഞ്ജലിക്കായിട്ട് പൂവൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു തലമുണ്ടായിരിക്കാണ് അർച്ചിക്കാനായിട്ട് പൂവ ഒരു തലമുടിനാരി കണ്ടാൽ പിന്നെ പൂജ സുഖമാകും സാമാന്യം പോലെ പൂജിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തലമുടിനാരി കണ്ടാൽ പിന്നെ പൂജ സുഖാവില്ല സംശയമില്ല ഉള്ള ശാന്തിക്കാർക്ക് പൂവ് തന്നെ വേണ്ട പൂജിക്കുക എന്നുള്ള ആളാണ് അങ്ങനെയുള്ള ആളൊക്കെ വലിയ തലമുടി എന്നല്ല എന്ത് വേണ്ടാലും വൈലഭ്യം ഉണ്ടാവില്ല അത് പോലെ പൂജിക്കണം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് പിന്നെ അന്നത്തെ പൂജ സുഖാവില്ല സംശയില്ല ചിലപ്പോ അതല്ല സംഭവിക്കുക ആ നിവേദ്യ സാധനങ്ങള് അടി പിടിച്ച് എനിക്കാൻ വയ്യാതെ ഉണ്ടായിരിക്കില്ല ഇങ്ങനെ പല വിധത്തിലുള്ള വൈഷമ്യങ്ങളും ഉണ്ടാവാം അതൊന്നും സംഭവിക്കാതെ ഇരിക്കാനാണ് ആദ്യം ഗണപതിയെ പൂജിക്കുന്നത് ആ ഗണപതിയെ പൂജിച്ചതിന്റെ ശേഷേ മറ്റുള്ള ഈശ്വരന്മാരെ പൂജിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന്റെ വൈഭവം മനസ്സിലാക്കിയിട്ട് അവരും സമ്മതിക്കണ്ടായിരിക്കാതെ ഗണപതിയെ പൂജിച്ചതിന്റെ ശേഷം മതി ഞങ്ങളെ പൂജിക്കല് അവരും നിശ്ചയിച്ചിട്ടുണ്ട് അവർക്കറിയാം എനിക്ക് പല വിധത്തിലുള്ള വൈഷമ്യങ്ങളും ഉണ്ടാവുന്നേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സകല ഈശ്വരന്മാരെക്കാൾ വൈഭവമുള്ള ആളാണ് ശ്രീ മഹാഗണപതി എന്ന് ഞാൻ പറയാൻ കാരണം എന്നാൽ മറ്റുള്ള ഈശ്വരന്മാരെ പൂജിക്കുന്ന സമയത്ത് ഗണപതിയെ പൂജിക്കേണ്ടത് മാത്രമല്ല ഗണപതിയെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങളിലും വേറൊരു ഗണപതി പൂജിക്കുന്നുണ്ട് ഗണപതിയെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യണതാണെങ്കിലും അതിലും വേറൊരു ഗണപതി ബുദ്ധിമുട്ട് അതിന്തിനാണോ അത് ഗണപതിയെ പൂജിക്കുന്നതാണെങ്കിൽ പിന്നെ അതിന് വേറൊരു പൂജയുടെ ആവശ്യമുണ്ടോ ആ കാര്യത്തിൽ ഉണ്ടെങ്കിൽ മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ ആ നിഷ്കർഷ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഏത് കാര്യമാണ് അവനവന്റെ കാര്യത്തിൽ അത്യ ഉണ്ടാവണം എന്നാലേ മറ്റുള്ള ആളുകളും അത് നിഷ്കർഷിക്കുള്ളൂ ഇപ്പൊ ഇതിന് വേണ്ടാന്ന് വെച്ചാൽ മറ്റുള്ളവർ സത്യം സ്വകാര്യമാണ് ഒരു ചേച്ചിയും പതിയില്ലല്ലോ അതിന് ഇവിടെ വേണ്ട ഈ വേണ്ടാന്ന് വെച്ചിട്ട് വെള്ളം കഴിക്കും നല്ലതാണെന്ന് തോന്നിയാൽ അത് വേണ്ടാന്ന് വെക്കാൻ എന്താ മാർഗം ഇതെന്നെ ഇപ്പോൾ വേണ്ടാന്ന് വെക്കാൻ നോക്കി കുറച്ചു കാലം കാലമായി നോക്കി തുടങ്ങിയിട്ട് എന്തോ ഭാഗ്യം കൊണ്ട് ഇവിടെ നടക്കുമെന്ന് വിചാരിച്ചാൽ മതി എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിയാൽ കൊള്ളാമെന്ന് മോചായില്ല അങ്ങനെയാണ് നല്ല കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നല്ല കാര്യമാണെന്ന് കണ്ടാൽ അത് എങ്ങനെയാണ് നിർത്താൻ എന്താ മാർഗം എന്നാ നോക്കുക അപ്പോ അതിന് പതിവില്ലെങ്കിൽ ഇതിനും വേണ്ടാന്ന് വെച്ചാൽ വൈഷമ്യല്ലേ അതുകൊണ്ടാണ് എന്തെല്ലാം നിഷ്കർഷിക്കേണ്ടത് ആ ഗണപതിയെ ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങളിലും മറ്റൊരു ഗണപതി നേദ്യം വേണം അദ്ദേഹം നിശ്ചയിച്ചിട്ടുണ്ട് വെറുതെ പറയുന്നതല്ല ഞാൻ തന്നെ ബുദ്ധിമുട്ടി തരാം ഗണപതി ഹോമം ആരും ഉദ്ദേശിച്ച് ചെയ്യണതാ ഗണപതിയെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ് ഗണപതി ഹോമം അല്ലേ ആ ഗണപതി ഹോമത്തിൽ വേറൊരു ഗണപതി വിശ്വാസമാവണില്ല അല്ലേ ആ ടൈം ഗണപതി ഹോമം നടത്തുന്നുണ്ടായിട്ടുണ്ടോ ശരിയ എന്ത് ഹോമം നടത്തുന്നുണ്ടായിട്ടുണ്ടോ എല്ലാവരും ഹോമം നടത്തുന്ന കാലം ഗണപതി ഹോമത്തിന് പുറപ്പെട്ടോ അതല്ല പറഞ്ഞത് ഗണപതി ഹോമം നടത്തുകയെന്നല്ല ഗണപതി ഹോമം നടത്തുന്നുണ്ടായിട്ടുണ്ടോ എന്നത് ഹോമം അല്ലേ ഇടവരുഭവം നമ്മൾ തൂച്ചു പിടിച്ച് നോക്കാതെ എന്താ സാധനം എന്ന് എന്താ നടത്തത് കാണുന്നുണ്ട് ഗണപതി ഹോമേ നടത്തത് കാണുണ്ടായിട്ടുണ്ടോ സംശയമാവും ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ പ്രഭാത സമയത്തെങ്കിലാണ് സ്വതേ ഗണപതി ഹോമം നടത്തി പ്രായത്തിനിടയ്ക്ക് സൂര്യൻ ഉദിക്കുന്നത് തന്നെ കണ്ടിട്ടുണ്ടോ എന്ന് സംശയവും എന്നിട്ട് വേണ്ടി ഇപ്പൊ ഗണപതി ഹോമം കാണാനായിട്ട് അതെ അതിന് മാർക്കണ്ട അതിന്റെ പ്രസാദം മേടിക്കണ്ടായിട്ടോ അതിന് ഗണപതി ഹോമത്തിന്റെ പ്രസാദം മേടിക്കേണ്ടായിട്ടുണ്ടോ തേങ്ങാപ്പൂ ശർക്കരയും കഥലി അത് പറയുമ്പോൾ മാറ്റം വരുന്നുണ്ട് കോപം കണ്ടില്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാറില്ല ഇപ്പൊ ചെറുതാണല്ലോ അത് വേണ്ടാന്ന് വെക്കാറില്ല എവിടെന്നാ ഉണ്ടാവുന്നത് അതാണ് ഈ ഹോമം ഹോമം എന്ന് പറഞ്ഞാൽ എന്താ അഗ്നിയിൽ സമർപ്പിക്കുക അതിനാണല്ലോ ഹോമം ഹോമം എന്ന് പറയുന്നത് അല്ലേ എന്താണ് അഗ്നിയിലേക്ക് ഇട്ടാലും പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക ഭസ്മം മാത്രമല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ പിന്നെ എവിടുന്ന ഈ ശാന്തികാരൻ ഗണപതി ഹോമത്തിന് സാധാരണ എന്ന് പറഞ്ഞ് തേങ്ങാപ്പൂടും ശർക്കരയൊക്കെ തരണത് എന്നാണെങ്കിൽ ആ ഹോമിക്കാനുള്ള സാധനങ്ങൾ ഒരുക്കുക കഴിഞ്ഞാൽ അതിൻ്റെ മൂന്നിലൊരു ഭാഗം ആദ്യം മാറ്റി വയ്ക്കും അത് ആദ്യം ഗണപതിക്ക് അവിടെ ഇരിക്കും അതാണ് പിന്നെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമാണ് എന്ന് പറഞ്ഞ് തരണത് മൂത്തൂര് ചെറുത്തിയാൻ മാത്രം പോരുള്ളൂ ഇത് എങ്ങനെയാ ഉണ്ടാവണേന്നൊന്നും അറിയുള്ളൂ എന്ന് വിചാരിച്ച് പറയുന്നത് ആലോചിക്കൊന്നും തോന്നരുത് മനസ്സിലാവാൻ വേണ്ടി പറയാ അതാ ഞാൻ പറഞ്ഞത് ഗണപതിയെ ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങളിലും വേറൊരു ഗണപതി യജ്ഞം പതിവുണ്ട് ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ ഗണപതി ഉപാസന അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് ഇതൊക്കെ ബ്രാഹ്മണർക്ക് മാത്രമുള്ളതാണ് അങ്ങനെ വിചാരിക്കേണ്ട എല്ലാവർക്കും ഗണപതി ഉപാസന എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഈ ഗണപതിയോട് വിരോധം തോന്നാൻ തന്നെ കാരണം ഇത് ബ്രാഹ്മണർക്ക് മാത്രമുള്ള ബ്രാഹ്മണർക്കുള്ളതാണെങ്കിൽ അപ്പോൾ എതിർക്കണമെന്നാണ് നിശ്ചയിച്ചേക്കുന്നത് അങ്ങനെ എടുത്താൽ കേമാവുകയും ചെയ്തു ഇപ്പോ അങ്ങനെ വിചാരിക്കേണ്ട സകല ഉള്ളക്കും ഓരോരോ തൊഴിലെടുത്താണല്ലോ അവരവരുടെ അവരവരോടൊക്കെ കഴിച്ചു കൂട്ടുന്നത് ആ സകല അളവുണ്ട് ഇടവതി ഉപാസന എല്ലാവർക്കും ഉണ്ടോ എല്ലാവർക്കും ഉണ്ട് ഇന്ന അളവെന്ന് വെക്കണ്ട എല്ലാ ഗണപതി ഉപാസന ഇല്ലാതെ കൊണ്ട് ഒരാളില്ല ലോകത്തിൽ എല്ലാ എന്താണോ തന്നെ സംശയിക്കണേ സകല അളവും അപ്പോ തൊഴിലാളികളുടെ പേര് പറയാൻ പുറപ്പെട്ടാൽ അവസാനിക്കില്ല അത്ര യോജിയുണ്ട് തൊഴിലാളികളെ അപ്പോ എല്ലാവരുടെയും കഥയൊന്നും പറയാൻ പറ്റില്ല ഏകദേശം തനിക്ക് ഒന്ന് മനസ്സിലാവാൻ പാകത്തിന് രണ്ടോ മൂന്നോ ആളുകളുടെ കഥ പറയാം അത്രയല്ലേ പറ്റുള്ളൂ എല്ലാവരുടെ കഥയൊന്നും പറയാൻ പറ്റില്ല സ്വതേ ആന ഈ തൊഴിലാളികൾ തൊഴിലാളികൾ എന്ന് പറഞ്ഞ പതിവ് തൊഴിലാളികൾ എന്ന് പറഞ്ഞാലേ ആശാൻ മൂശാൻ തട്ടാൻ തുന്നപ്പടിക്കാരൻ ഇവരെയൊക്കെയാണ് സ്വതേ തൊഴിലാളികളെ തൊഴിലാളികൾ എന്ന് പറയാ അല്ലേ അതല്ലേ ഇവർക്കൊക്കെ ഇടപതി വാസന ഉണ്ടോ ഇടോ ആശാരിക്ക് ഗണപതി വാസന ഉണ്ടോ ഉണ്ടോ ഒന്ന് പോടോ ആശാരി ഇപ്പൊ തേങ്ങാപ്പൊടി പോലും എടുത്ത് ഗണപതി ഞാൻ പറഞ്ഞിട്ടില്ല ആശാരി തേങ്ങാപ്പൊടി സ്ഥലത്തിലെടുത്താണ് ഗണപതി ഉപാസിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല അത് തൻ്റെ മോക്ഷയുടെ ശക്തി തനിക്ക് ഈ ചന്ദ്ര കാര്യം മാത്രമേ ഉള്ളൂ വിചാരിക്കും ആ ഗൃഹവും പറഞ്ഞിട്ടിയേക്ക് ഇന്ന വിധത്തിൽ അദ്ദേഹത്തിനെ സേവിക്കണം പറഞ്ഞിട്ട് അദ്ദേഹം അവരവര് അവരവരുടെ പ്രവൃത്തി കൊണ്ട് ഏത് പ്രവൃത്തി കൊണ്ടാണോ ഈ അവരെ കഴിച്ചുകൊണ്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിനെ കൂടി സേവിക്കുക അത്രയേ ഇതാണ് ഇന്ന വിധത്തിൽ വേണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ യാവനെ കഴിച്ചുകൊണ്ടുള്ളത് ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇതുകൊണ്ട് അദ്ദേഹത്തിനെ കൂടി സേവിക്കാമെന്ന് വിചാരിച്ചത് അത്രേ വേണ്ടു അവരവരുടെ ഏത് പ്രവൃത്തി കൊണ്ടാണോ അവരവരുടെ യാതന കഴിച്ചുകൂടുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനെ സേവിക്കുക അത്രേ ഉള്ളൂ ആശാരിക്ക് ഇടവനിവാസന ഉണ്ടോ ഉണ്ടോ എന്തെന്ന് പറഞ്ഞാൽ സംഭവിക്കും എന്താ ആശാരിയുടെ ഇടവനിവാസന എന്ന് പറയുന്നത് താൻ ഉണ്ടോന്ന് എന്ത് പറഞ്ഞാലും ഞാൻ സംഭവിക്കില്ല ഇടവനിവാസന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്താ ആശാരിയുടെ ഇടവനിവാസന എന്ന് പറയും മിക്ക കൊണ്ട ഇതിനെ പോയാ കൊണ്ടാ കടം മേടിച്ചിട്ടാണെങ്കിലും അത് മുഴുവനാക്കാണ്ടിരിക്കാൻ നോക്കിയില്ലോ ഗൃഹം പണിയുന്ന ആളുകളൊക്കെ ചോദിച്ചാൽ ആരെങ്കിലും ഒരാള് കടം മേടിക്കാതായിട്ട് ഗൃഹത്തിലുണ്ടോ എന്ന് തുടങ്ങാൻ ആലോചിക്കുന്നത് അടിയൻ്റെ പണിയായുധങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് നാളെ പണിയായുധങ്ങളൊക്കെ ആയിട്ട് വന്ന് നേരത്തെ എനിക്ക് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് നാളെ തന്നെ വരില്ലേ അവ തന്നെ വന്നോളാം ആ എന്തായാലും തുടങ്ങി പണിക്കാം ഇവിടുത്തെ പണി തുടങ്ങിയാൽ പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷേ വേറെ നിങ്ങൾക്ക് പണിക്ക് പോകാൻ പാടുള്ളൂ അത് ഞാൻ ഇതുവരെ തന്നെ പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വഭാവം ഞാൻ ധരിക്കണ്ടേ പണിക്ക് വിളിച്ചാൽ ആദ്യത്തെ ദിവസം വരെ നല്ല ഉത്സാഹ നേരത്തെ വരും നേരത്തെ വന്ന് വന്നാൽ അധികം നേരവും അവൻ്റെ ആയുധമെടുക്കലായിട്ട് കഴിക്കും വന്നാലത്തെ പ്രയോഗം അധിക നേരവും അവൻ്റെ ആയുധമെടുക്കലാണ് അവനറിയാം ഇവിടെ വന്നാൽ പ്രവർത്തിക്കാനുള്ള സാധനം എന്നറിയാം അത് അവിടെ നിന്ന് മിനുക്കിക്കൊണ്ടിരിക്കുക അത് എവിടെ വന്നിട്ടാണ് അവന്റെ മിനുക്കൽ മുഴുവൻ അവന്റെ ആയുധം പൂച്ച കൂട്ടിലൊക്കെ പണിക്ക് വന്നാലേ തുടങ്ങുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ പണിക്ക് ഉത്സാഹപ്പെടാന്നല്ലേ ആ ഭക്ഷണത്തിന് കാലായി എന്ന് പറഞ്ഞാൽ ആശാരിയോടെ ഭക്ഷണത്തിലൊക്കെ കാലായിട്ടുണ്ട് ഓ ഭക്ഷണത്തിന് കാലായിട്ടുണ്ട് ഇപ്പോ എന്നാൽ ഇന്ന് ഇതും കൂടെ അങ്ങോട്ട് തീർന്നു അപ്പോഴാണ് അവർക്ക് ഉത്സാഹം മുഴുവൻ ഭക്ഷണത്തിന് വിളിച്ചാൽ ബഹു ഉത്സാഹം അങ്ങനെ കഷ്ടിച്ച് രണ്ട് തട്ടും മുട്ടും ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടുക പറ്റും അത് കഴിഞ്ഞ് പോവാറായ ചോദിക്കേ ഈ മഴയൊക്കെ എവിടെയാണ് എടുത്തു എഴുതി മഴയൊന്നും കൊള്ളാതെ വെക്കാൻ പറ്റിയ സ്ഥലം എവിടെയാണ് ഇതുപോലെ തട്ടിയത് വേറെ എവിടെയെങ്കിലും ഇരിക്കണ്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് അപ്പൊ എന്തിനാ ഈ ആദ്യത്തെ ദിവസം ഒന്ന് തട്ടി വെക്കണമെന്നല്ലേ ആ പനി വേറൊരുത്തം കൊണ്ടുപോയിട്ടിരിക്കാനാ ഇപ്പൊ തട്ടി വെച്ചാൽ പിന്നെ അത് അവൻ്റെ ആയിരുന്നു അതിനിടവരുത്തരുതോ ഞാൻ പറഞ്ഞേക്കാം ഇവിടുത്തെ പണി തുടങ്ങിയാൽ അത് കഴിഞ്ഞതിന്റെ ശേഷേ വേറൊരു പഠിക്കും പോവും അങ്ങനെ ഉണ്ടെങ്കിൽ തുടങ്ങിയാൽ മതി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എഴുതി കുളിക്കുക പ്രത്യേകം പണി കഴിഞ്ഞതിന് ശേഷം എഴുതിയമാരുടെ വീട്ടിലേക്ക് പോയിണ്ടാവുള്ളൂ ആ നാളെ വരില്ലേ നാളെ വന്നോളാം ഓ അങ്ങനെ ആയിക്കോട്ടെ അവൻ ആ അവൻ്റെ പുതിയ ചേർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മളൊക്കെ ആയിട്ട് ഇരിക്കും ഏഴ് ആയിട്ട് വന്നാൽ ആ നീ വന്നു ഏ ഓ ആ വെട്ടാനുള്ള മരങ്ങളൊക്കെ ഒന്ന് നോക്കണ്ടേ ഏതൊക്കെയാ തമിഴ് തന്നെയാണ് തന്നെ വീഴാറായിട്ടുണ്ട് ഞാൻ വിമാനം വെച്ചുകൊണ്ടിരിക്കണ്ട ഞങ്ങൾ വെട്ടിക്കോ ഉണ്ടോ അതുകൊണ്ടാ വെട്ടിക്കോ ഒരു ഭാഗത്ത് ഇപ്പൊ തന്നെ ചെയ്യുന്നുണ്ടോ എപ്പോഴാണ് വീഴാന്ന് ശരിയാ അത് വെട്ടിക്കോ ഒന്നും ചെയ്യാതെ നിൽക്കണം നല്ല പൊക്കമുള്ള വകയാ വല്ല കഴിക്കോലിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതെ ഇത് വെട്ടിക്കോ ഉണ്ടോ കാണില്ല അത് മാത്രമേ ഉള്ളൂ കാണാണ്ടിരിക്കാനാ തോന്നിക്ക് ഒരു ശാസ്ത്രം കൊണ്ട് വെച്ചിട്ടുണ്ട് കാണാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാണാണ്ടിരിക്കാൻ വേണ്ടി കൊണ്ട് വെച്ചേണ്ടതാ മറ്റുള്ളവർക്ക് കാണാനാണ് വെച്ചേണ്ടത് എനിക്ക് കാണാണ്ടി അറിവ് ഉണ്ടാവുന്നത് ആ അതും വെട്ടിക്കോ അതും വലിയ തിരക്കടത്തില്ല വെട്ടാറായിട്ടുണ്ടത് അതും വെട്ടിക്കോ കേട്ടോ ആവശ്യമുണ്ട് ഇവിടെ മരം വെട്ടണ വിളക്കിന്റെ വിളക്കിൻ്റെ ആവശ്യം എന്താ 些难度的。 കാണാം ആദ്യം കുറച്ച് വെള്ളം വെള്ളം ചെയ്താൽ അണ്ടാങ്ങോട്ടോ പിടിക്കും ചുറ്റി കഴിഞ്ഞാൽ കൊട്ട ആദ്യം തല്ലേ അത് തന്നെ മറ്റേ വാസന അത് കഴിഞ്ഞാൽ ആ മകളൊക്കെ ഇവിടെ നീക്കി ഒതുക്കായിട്ടുള്ള ആരംഭിക്കി പണ്ടോടിക്കട്ടെ ഒരു കട്ടൊക്കെ പോയാൽ മറ്റേ നോക്കാൻ അപ്പൊ തത്താനും ഉണ്ടായിട്ടുള്ള ഉപാസന അല്ലേ അടുത്ത ആൾക്ക് ഉണ്ടാവില്ല എന്തായാലും ഉപാസന എന്നൊന്ന് പറയാ ആ അവൻ ആ പ്രഭാതായ കുടിയേറുകളൊക്കെ കഴിഞ്ഞ് പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം ആ ദൂഷയെ ദൂഷ്യമുണ്ട് ആ ശീലം നടുക്ക് ആ മുഴുവൻ ആദ്യം കുത്തി അതിനിടയിൽ ഇതിലേക്കുള്ളത് ഈ പ്രയോഗം കാണുമ്പോൾ നിസ്സാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പ്രയോഗമാണോ ഈ പിടുത്ത ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും മനോരാജ്യം വിചാരിച്ചോണ്ടാവും ഈ കുത്തുന്നത് അങ്ങനെ കുത്തി കുത്തി കുത്തി കുത്തി കുത്തി ഒരിക്കൽ കുത്തുമ്പോൾ രണ്ടു പേർക്കും ശീലയും എല്ലാം കൂടെ ചേർക്കത്തം കിട്ടുക പിന്നെ അവർക്ക് നല്ല കാലത്തൊന്നും കുത്താൻ പറ്റും വിചാരിക്കില്ല വിദ്യോധം വരുന്ന അത് സംഭവിക്കാതെ കിട്ടിരിക്കാനാണ് പിന്നെ പഠിക്കാരൻ എന്നൊരു ഉപാസിക്കുന്നത് ഓ പറഞ്ഞു കിണർ ഉപാസിക്കാതെ പോയ അർത്ഥം പറ്റും എന്നൊക്കെ താൻ പറഞ്ഞു ഇതൊന്നും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആൾ വിശ്വസിക്കില്ല കാലത്തിൻ്റെ മാറ്റമാണ് ലക്ഷ്യം അങ്ങനെ ഉണ്ടാവുമെന്നൊന്നും പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കില്ല അനുഭവം ഉണ്ടായിട്ട് തന്നെ വിശ്വസിക്കുന്നില്ല അപ്പൊ അനുഭവം ഉണ്ടായി എന്നിട്ട് ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല അപ്പോ അനുഭവം ഉണ്ടെങ്കിൽ തന്നെ വിശ്വസിക്കില്ല അങ്ങനത്തെ ഒരു കാല ആർക്കെങ്കിലും ഒരാൾക്ക് ഗണപതിയെ ഉപാസിക്കാതെ കണ്ട് പോയിട്ട് അബദ്ധം പറ്റി ഉണ്ടായിട്ടുണ്ടോ എന്നാൽ ഞാൻ സംഭവിക്കാം ആ ഓ ശബ്ദം പറ്റേണ്ടതായിട്ട് ആർക്കാണ് നമ്മുടെ കുലാലിനുണ്ട് കുലാലിനോ കുലാലിന് കുലാലിന് പറഞ്ഞ മനസ്സിലായില്ല മണ്ണ് കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന കലപ്പുറം ഈ മണ്ണുകൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളെയാണ് കുലാലൻ കുലാലൻ എന്ന് പറയുക എൻ്റെ നല്ല പേര് പറഞ്ഞാൽ കേശവൻ എന്നാണ് പറയുക എൻ്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കുലാലൻ കുലാലൻ എന്നൊക്കെ പറഞ്ഞു നോക്കിയതേ മനസ്സിലാവില്ല വെച്ചാൽ പിന്നെ പറയാതെ നോക്കിയില്ലോ അയാൾക്കാർത്ഥം പറ്റാൻ കഴിയുണ്ടോ സ്വതേ അവരെന്നും ഗണപതിയെ ഉപാസിച്ചതിൻ്റെ ശേഷേ പാത്രം വിൽക്കാനായിട്ട് പോകുന്നു ഒരു ദിവസം അവൻ പോ സമയം കൊടുത്ത അതിലായി ആ വൈഭവം കൊണ്ട് അന്ന് ഗണപതി ഉപാസിക്കാനാണ് കഴിഞ്ഞു പോയി എണീക്ക് നോക്കണ്ട തലേ ദിവസം ഉണ്ടാക്കി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ആ പാത്രങ്ങളൊക്കെ ഒറ്റ ഒരു പൊട്ടയിൽ എടുത്തു വെച്ച് തലയിൽ വെച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് കലം വേണോ കലം കുടം വേണോ കുടം ചട്ടി കെരാതെ കലം കുടം കുടം കലം കലം വേണോ കലം എന്തിനാ അന്നത്തെ ദിവസം ഒരാളും അവനെ വിളിക്കാവട്ടെ ഒരു പാത്രം മേടിക്കാവട്ടെ ഉണ്ടായിട്ടില്ല സ്വതേ അങ്ങനെ പാത്രം വിൽക്കാനായിട്ട് പുറപ്പെട്ടാൽ സമയം മധ്യാഹ്നം ആവുക ഉദ്ദേശിക്കില്ല ഏകദേശം ഉച്ചയാവുക നമ്മൾ നിൽക്കാവുമ്പോഴേക്കും അവൻ്റെ കയ്യിലുള്ള പാത്രങ്ങൾ മുഴുവൻ വിറ്റ് ചെയ്യുക പരിപാടികളാണ് അത് വിറ്റ് അതിൻ്റെ പ്രതിഫലം കിട്ടിയിട്ട് വേണം അന്നത്തെ അവൻ അവന് കഴിച്ചുകൂടാനേ അങ്ങനെ കഴിക്കണമെന്നവൻ ഇപ്പോൾ അന്ന് ഒരാളും അവനെ ഒരു പാത്രം കഴിക്കാൻ കഴിയില്ല അങ്ങനെ വന്നപ്പോൾ അവന് പട്ടേ ഇവിടെ ഒന്നും ഒരിക്കലില്ല അല്ലേ എന്ന് പറയുന്നില്ല വന്നതിന് ശേഷം പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെ ഏതെങ്കിലും അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം ഏതൊക്കെയാ ഈ കാണുന്നതൊക്കെ തന്നെ രണ്ടും തീരുമാനിച്ചു കേട്ടോ ഈ ഭാഗത്ത് ഈ ചെയ്യുന്നുണ്ടല്ലോ പാത്രം ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന കാര്യം അതിലെന്തെങ്കിലും ഒരു ഭാഗത്തേക്ക് കുഴപ്പമില്ല വാസത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് കഴുത്തൊന്നും ഇടുങ്ങി അവിടെ ഇരിക്കുന്നത് കഴുത്തിൻ്റെ ഇവിടെ ഒന്നും ഇടുങ്ങി ഇവിടെ വേണ്ടി എന്തെങ്കിലും അകത്തേക്ക് ഇടാനായിട്ട് തറക്കോട് കൂടിയാ ഇത് ഒരു മാറ്റി വെച്ചോളോ ഇത് മതി തൽക്കാലം അത്രയും മതി അതെ ഇതിനെ ഞാൻ എന്താ തരണ്ടേ ഈ മൂന്ന് പാത്രത്തിന് എന്താ തരണ്ടേ e meio de que nada. വിചാരിച്ചാലും സാധിക്കില്ല വാ ഒരു ഒരു നാളുള്ള ഞാൻ വിചാരിച്ചാൽ എന്നെ കൊണ്ട് വല്ലതും സാധിക്കുമോ ആ ഓ ആ സേവിക്കണ്ടെന്ന് വെക്കാം വെക്കണ്ട ഞാൻ ഈ തൻ്റെ മനസ്സിൽ ആ ശ്രീമഹാഗണപതിയുടെ ഏകദേശം ഒരു രൂപം തോന്നാൻ പാകത്തിന് ഞാൻ തന്നോട് പറയാം ഞാൻ പറയണ കേട്ടിട്ട് അത്രേ ഉള്ളൂ അദ്ദേഹത്തിന്റെ മഹത്വം എന്ന് വിചാരിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ പറയുന്നത് എന്റെ എൻ്റെ കഴിവനുസരിച്ച് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി ഓ അത് മതി താൻ പറയുന്നത് തന്നെ മുഴുവൻ മനസ്സിലാവുന്നു ശരിയാണ് തന്നെ ആവണം പോലെ പറഞ്ഞാൽ ആ അത് ഞാൻ പറയാം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം ആണെങ്കിൽ പ്രഹരാശ ഉണ്ടായില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയാവണമെങ്കിൽ അതിന് ഉത്സാഹിക്കാൻ ആളുണ്ടാവണം വേണ്ടേ ഇവിടെ ഇപ്പോൾ ദ്രവ്യജയത്തോടെ നമുക്ക് പറയാൻ പറ്റുന്നു നേരെ ഇവിടെ ദ്രവ്യജയം ഒരു ഇല്ല ദ്രവ്യത്തിന് എന്താ ഇതിന് ഉത്സാഹിക്കാൻ ആളില്ലാത്തതിൻ്റെ വൈഷമ്യാണ് ശരിയാവുമെന്ന് പറഞ്ഞുകൊണ്ടായില്ല ഇതിനൊക്കെ ഉത്സാഹിക്കണം എല്ലാവരും കൂടെ ഉത്സാഹിച്ചാൽ ഇത് ഭംഗിയാവും ഉത്സാഹിക്കാൻ ആരില്ലെങ്കിൽ ഇതിലുള്ള കാര്യങ്ങളൊന്നും നന്നായിട്ട് ലഭ്യമില്ല ഉണ്ടായിട്ട് മാത്രമായിരിക്കുക ഉത്സാഹിക്കാൻ ആളുണ്ടാവൂടെ അവിടെ അപ്പോൾ അതിനെ സഹായിക്കാനുള്ള ഉണ്ടായിട്ടാവില്ല ഈശ്വരൻ്റെ അതുകൊണ്ടാവും അല്ലേ അതാണെങ്കിൽ അതും പറയാൻ നിർത്തിയില്ലല്ലോ യക്ഷന്മാരെ ഗന്ധർവന്മാരെ തുടങ്ങിയിട്ടുള്ള ആൾ സഹായിക്കാനുള്ള ആളാ അപ്പോൾ സഹായിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല ഓ സ്വതേ ആണെന്ന് പറയാറുണ്ട് ഈശ്വരന് വഴിപാട് കഴിക്കുമ്പോൾ അവരവരുടെ ശക്തിക്ക് അനുസരിച്ച് വേണം വഴിപാട് കഴിക്കാൻ എന്ന് പറഞ്ഞു കേട്ടുണ്ട് അപ്പോ ഈ വൈശ്രവണ്ട വില വെച്ച് നോക്കും നില വെച്ച് നോക്കുമ്പോ ഇങ്ങനെ വായത്തിൽ ഒരു പ്രാതലൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ട് ഒരു വിരുന്ന് സൽക്കാരം തന്നെ നടത്താൻ കഴിവുള്ള ആളാവശ്യമാണ് അതിന് പുറപ്പെടാണ്ടേ ഈ പ്രാതലിന് പുറപ്പെട്ടോണ്ടാവുക നേരിയാവേണ്ട വന്നത് അല്ലേ എനിക്ക് അതും പറയാതെ നിർത്തിയിരിക്കും എന്താ വൈശ്രവണൻ ഒരു വിരുന്ന് സൽക്കാരം നടത്തണം എന്ന് വിചാരിച്ച് പുറപ്പെട്ടതാ പുറപ്പെട്ടിട്ട് ഒരു പ്രാബല്യ പോലും സാധിച്ചില്ല എന്നാ പറയുന്നത് അപ്പൊ എന്താ ഈ വൈശ്രവണ് ശ്രീമഹാഗണപതിക്ക് ഒരു വിരുന്ന് സൽക്കാരം നടത്തണം എന്ന് തോന്നാൻ കാരണം എന്താ എന്നാണെങ്കിൽ ആ വൈശ്രവണ്ണ പോലെ ഇത്രയും ശിവഭക്തനായിട്ടുള്ള ഒരാള് വേറെ ഇല്ല ലോകത്തിലേക്ക് ആ രാവണനെ ഭയപ്പെട്ട് ആ ലിംഗലിംഗൽ നിന്ന് പോന്നതിന്റെ ശേഷം കൈലാസത്തിന്റെ സമീപത്തിങ്കൽ അളകാരാജധാനിയിങ്കലാണ് വൈശ്രവന്റെ അധിവാസം എന്നും പ്രഭാതായാൽ കുളി ദേവാനമൊക്കെ കഴിഞ്ഞാൽ കൈലാസത്തിങ്കൽ ചെന്ന് ഭഗവാനെ ദർശിച്ചതിന്റെ ശേഷേ ഏത് കാര്യത്തിനും ആ മുടങ്ങാതെ ശിവദർശനാണ് വൈശ്രവന്റെ ഐശ്വര്യത്തിന്റെ കാരണവും മുടങ്ങാതെയുള്ള ശിവദർശനം പോലെ ഐശ്വര്യത്തിന് ഇത്രയും നന്നായിട്ട് വേറൊന്നുമില്ല ഓ ഈശ്വരോടൻ എത്ര തിരക്കുണ്ടെങ്കിലും വേണ്ടില്ല ആ കൈലാസത്തിങ്ക ചെന്ന് ഭഗവാനെ ദർശിച്ചതിന്റെ ശേഷേ വേറെ ഏത് പ്രവൃത്തിയും പോകുന്നു അങ്ങനെ ഒരു ദിവസം ആ കുടിയും ദേവാലയമൊക്കെ കഴിഞ്ഞ് ഭഗവത് ദർശനത്തിനായിട്ട് കൈലാസത്തിങ്കലേക്ക് അങ്ങനെ പോണ സമയ ആ സമയത്താണ് ഒരു വിദ്വാൻ ഈ വൈശ്രവണനെ കണ്ട് ഒരു കാര്യം സാധിക്കാനായിട്ട് വൈശ്രവണ് കാഴ്ച വെക്കാനായിട്ട് ഒരു കൂറ്റൻ പഴക്കൊലെ കൊണ്ടുള്ള വരവാ കാഴ്ച വെക്കാൻ വേണ്ടി കൊണ്ടുള്ളതാ ഈ വലിയ വലിയ ആളെ കണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്തെങ്കിലും ഒന്ന് കാഴ്ച വെക്കണം ഏ അത് മാത്രമേ എന്തെങ്കിലും ഒന്ന് മാറാതെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പം അന്നും അതെ ഇന്നും അത് ഇപ്പം ഇതൊക്കെ പറയല് പക്ഷെ കൊടുത്തില്ലെങ്കിൽ കാര്യം സാധിക്കില്ല അന്ന് പാഴായിരുന്നെങ്കിൽ ഇന്ന് അക്ഷരം ഒന്ന് മാറുന്നില്ല ഏ അന്ന് കാഴ്ച വെക്കണം അത് തന്നെ കാര്യം കൊടുത്തു ഇപ്പോ ഈ വൈഷ്ണവന് കാഴ്ച വെക്കാനായിട്ട് കുറ്റം പഴംപോലെ എടുത്തോണ്ടുള്ള വരവാ അവൻ വൈഷ്ണവനെ കണ്ടപ്പോൾ വേഗം ആ മഴക്കൊല അവിടെ വെച്ച് ഭഗവാനെ രക്ഷിക്കാനായിട്ട് പോണ സമയത്തല്ലേ മഴക്കൊല കൊണ്ടുവരാൻ തോന്നിയത് അതുകൊണ്ട് ഇതേതായാലും ഭഗവാന് കാണിച്ചു നോക്കിയല്ലേ അവരോട് ഡാ ഏ ആ പഴക്കൊല എടുത്തോ ഞാൻ അത് ഭഗവാന് കാഴ്ചവെക്കണമെന്ന് ഉദ്ദേശിക്കുക ഈ പഴക്കൊല ഓ അയ്യൻ അവിടത്തേക്ക് അതെ അതെനിക്ക് മനസ്സിലായി അത് ഞാൻ സ്വീകരിക്കാൻ ചെയ്തു ഇനി എന്റെ വകയായിട്ട് ഭഗവാന് കാഴ്ച കാഴ്ചവെക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ആ പഴക്കൊല എടുത്തോ പറഞ്ഞ് അവരെ കൊണ്ട് പഴക്കൊല എടുപ്പിച്ച് ഉറപ്പിട്ട് ഏകദേശം ആ കൈലാസത്തിന്റെ ഗോപുരദ്വാരത്തെങ്കിൽ എത്താൻ കഴിഞ്ഞപ്പോ വൈശ്രവന് തോന്നി ഭഗവാൻ വേറൊരുത്തനെ കൊണ്ട് ചോദിച്ചിട്ട് ഞാൻ കേമനായിട്ട് അങ്ങനെ എഴുതിഞ്ഞ് ഉള്ള ആളുകൾക്ക് അങ്ങനെയാ പതിവല്ലേ ഭഗവാനെ ഒഴിവാളുള്ള പലവരെ കൊണ്ടാണ് ചോദിക്കുക എന്നിട്ട് അവിടെ അവിടെ ചെല്ലുമ്പോൾ ഒത്തിരി തൊഴിൽ വരണമുണ്ട് നിലയ്ക്ക് അത് ഏതായാലും ഭംഗിയല്ല ഭഗവാന് വെക്കാനുള്ള വേറൊരുത്തരെ കൊണ്ട് തോപ്പിക്കല്ല ഞാൻ തന്നെ കൊണ്ടുപോയി അവിടെ കാഴ്ച വെക്കണം എന്നാൽ തന്നെ നേരിയാവും എന്ന് വിസ്തരിച്ച് ആ ഗോപുരദ്വാരത്തിൻ്റെ അവിടെ എത്തിയപ്പോ യശോടെ അതാ ഏ നിന്റെ കൊല അവിടെ വെച്ച് പൊക്കോ രാജധാനിയിലേക്ക് പൊക്കോ ഞാൻ ഭഗവാനെ ദർശിച്ചു വന്നതിന്റെ ശേഷം എന്താ വേണ്ടിച്ചൊക്കെ ചെയ്തു തരാം കേട്ടോ പൊക്കോ വന്ന് അവരെ അവിടെ പറഞ്ഞു അവരെ അവർക്ക് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വൈഷ്ണവനെ പഴപ്പുല എടുക്കാനുള്ള ഉത്സാഹമായിരുന്നു പഴപ്പുല എടുക്കാൻ പുറപ്പെട്ടപ്പോഴാണ് Mm-hmm. day. കൊല കേമം തന്നെയാണ് എടുത്തോട്ടോ അതിലൊന്നും നടക്കാൻ വയ്യ വയസ്സുണ്ടേ രണ്ട് മൂന്ന് അടി നടന്നപ്പോഴേക്കും പഴക്കൊല അവിടെ വെച്ചു നടുവിന് കൈ കൊടുക്കുകയും കുറച്ച് നേരം നടുവ് കൈ കൊടുത്ത് ഏത് ശ്രീ മഹാഗണപതി എപ്പോഴും അച്ഛൻ്റെ അടുത്ത് അവരുണ്ടാവുമല്ലോ എന്തിനവിടെ ഇരിക്കണമെന്നല്ലേ ഭഗവാനോടുള്ള പ്രത്യേകം കൊണ്ടൊന്നുമല്ല യോ ഭഗവാനെ കാണാൻ വരുന്ന ആളെ എന്തെങ്കിലും കാഴ്ച വെക്കുന്ന അറിയാം അപ്പോൾ കാഴ്ച വെച്ചാൽ അപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ചത് എപ്പോഴും ഭഗവാന്റെ അടുത്ത് അവിടെ ഉണ്ടാവും അപ്പോൾ അവിടെ ഇരുന്ന് അങ്ങനെ നോക്കിയപ്പോൾ കണ്ടു വൈഷ്ണവ് ഈ പഴപ്പനെ എടുത്തുകൊണ്ട് വരുന്നതേ ചാടി അവിടെ നിന്ന് എഴുതി ചാടി അടിക്കുന്നു അതിൽ ഓടി അട്ടേക്ക് ചെയ്തിട്ട് പൈസോടാ പൈസോടാ പാപം പൈസോടാ പാപം പാപം പാപം അടുത്ത പൈസോട് തന്നെ കണ്ടത് ശക്തി സംഭവിക്കേണ്ട ഇത് തല്ല അത്ര അകലെയായിട്ട് കണ്ടൂലോ പൈസോടാ പാപം പൈസോടാ പാപം പാപം പാപം അതെ ഈ പാപ്പം തന്നെയാണ് എനിക്കറിഞ്ഞൂടെ ഞാനാ ഇതിനോട് ഒരു കൊടുത്ത് ഒന്ന് കൊടുത്ത് എനിക്ക് എന്നോട് പറയണോ ഒരു പാപ്പാണെന്ന് വിഷണ പാപ്പം വിഷണ പാപ്പം പാപ്പം ഇടയ്ക്ക് തുമ്പിയോട്ട് ഇങ്ങനെ തൊടുന്നുണ്ടാ പഴമലേമേ പഴമലേമേ തുമ്പിയോട്ട് തുറന്ന കണ്ടാൽ വിഷോടൻ ഒരു ചാട്ട് ചാടും ശ്രീമാഹാണത് പിന്നാലെ വിഷണ പാപ്പം വിഷണ പാപ്പം പാപ്പം വിഷണ പാപ്പം അതെ ഇത് അവിടത്തേക്ക് തരാനുള്ളതാണ് എന്നാ ഇങ്ങോട്ട് തരരുതേ വയസ്സിനോട് ഇരുമുമ്പിൽ വെക്കണത് അല്ലെങ്കിൽ ഒരു മോഹമാണ് വൈശോണിന് തിരുമുമ്പിൽ വെച്ചാൽ പോരെ നോക്കി തിരുമുമ്പിൽ വെച്ചാൽ മതി എടി എന്ന് ഇതോ വൈശോണ എൻ്റെ മുമ്പിൽ വെച്ചു അവിടുത്തെ മുമ്പിൽ വെച്ചാൽ എന്താ വൈശോണ എൻ്റെ മുമ്പ് തിരുമുമ്പ് അല്ല വൈശോണിന് തോന്നുന്നുണ്ടോ അല്ല അല്ല അച്ഛൻ്റെ തിരുമുമ്പിൽ വെക്കണം എന്നാണ് എൻ്റെ ഒരു മോഹം ഏയ് ആ മുക്ക് വേണ്ട വയസ്സോണെ എന്റെ മുക്ക് വെച്ചാലും അച്ഛന് സന്തോഷം ആയിക്കോളും എന്നാ പോരെ അല്ല അല്ല അടിയന്തിരി മോഹം എന്നാ വൈശ്രവണ വൈശ്രവണ എന്റെ മുക്കിലുള്ള കാരണം എനിക്ക് സഹിക്കില്ല വൈശ്രവണ അതുകൊണ്ട് പറയണതാ ഇവിടെ തന്നേക്കോ ഇടയ്ക്ക് തുള്ളിയോണ്ട് പഴമ്പലമേ ഇങ്ങനെ തൊട്ടുന്നുണ്ട് പഴമ്പലമേ തൊട്ടൂന്ന് കണ്ടാൽ വൈശ്രവണ ഒരു ചാട്ടം ചാടും ശ്രീമഹാനതി പിന്നാലെ പാപം പാപം പാപം പാപം പാപം തോന്നി മധ്യവ്യക്തി പഴപ്പനെ കൊണ്ട് പുറപ്പെട്ടാൽ ചിലപ്പോൾ ഭഗവാന്റെ അടുത്ത് എത്തുമ്പോഴേക്കും വരില്ല അത് മാത്രമല്ല ഇത് എടുത്തുകൊണ്ട് നടക്കുക എന്നുള്ളത് അത്ര സുഖമുള്ളൊരു കാര്യമല്ലല്ലോ ഏകദേശം ഭഗവാൻ അവിടെ ഇരുന്ന് നോക്കിയാൽ തന്നെ ശരിക്ക് കാണാം എന്നുള്ളതിക്കായപ്പോൾ ദൈവം ആ പഴക്കൊല അവിടെ വെച്ച് ഭംഗിയായിട്ടാണ് നമസ്കരിച്ചു സത്താംഗം നമസ്കരിച്ചു ഭഗവാൻ നമസ്കരിച്ച് എണീറ്റ് നോക്കിയപ്പോഴാണ് പടപ്പനെ എവിടെ ഞാൻ ഇവിടെ വെച്ച് നമസ്കരിക്കുന്നതാവുമോ പടപ്പന ശ്രീമഹാഗണപതി ഒന്നും അറിയാത്ത ഭാവത്തിൽ ചെല്ലിയാക്കി അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ കാണുന്നു ഇഷ്ടമാണ് Oh, oh, oh, oh. അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് പഴം എത്ര തിന്നാലും മതി എത്ര പഴം തിന്നിരിക്കുകയാണെങ്കിലും ഇല്ല ഒരു പഴം ഉണ്ടാ വേണോ കൊടുത്താൽ പിന്നെ എത്ര മഴ തിന്നാലും മതിയാവാത്ത ചിലര അതല്ല പഴം എത്ര തിന്നാലും വേണ്ടില്ല പിന്നെ അതിന് തുരിയും കൂടെ തിന്നണം എന്നാലേ അവിടെ നിൽക്കാവും തുരിയും അമ്മയും കിടന്നില്ല ഇത് പാവാമണ്ടെന്നില്ല ഔ പറഞ്ഞിട്ട് ഈ ആളക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അനവധി ഉണ്ട് എൺപതടങ്ങളെ മുഴുവൻ ഭക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടായാലാ മതിയാവുക ഞാൻ അടുക്കളയെ വെച്ച് കാണുമ്പോൾ ഇതിട്ട് ഭക്ഷിക്കണ കാണുമ്പോൾ നേരെങ്കിലും അല്പം കുറച്ച് ആഹാരം കൊടുക്കാൻ പോകാമെന്ന് എനിക്ക് തോന്നുന്നു എന്നൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഒരു നേരം വളരെ കുറച്ച് കൊടുക്കുക ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ നാല് അരിയില്ലെങ്കിൽ തന്നെ മതിയാവും എങ്ങനെ പോയാലും ഒരു നേരം വയറ് കുറച്ച് കൊടുത്താലും പിന്നെ അധികം പട്ടിണി കിടക്കാനുള്ളതാണ് പിന്നെ എൻ്റെ മുന്നാടി വെറുതെ ചിലവാകണം ആലോചിക്കണ്ടോ അപ്പോഴും ഈ മുന്നാടി ചിലവാകണല്ലോ ഇതിന്റെ ശക്തി ആലോചിക്കണം ഇതിലേക്ക് എത്ര ഉണ്ടാവുന്നു അതനുസരിച്ചിട്ടാണ് യുദ്ധം കൂടി അല്ലെങ്കിൽ നവനിധികൾക്ക് നാഥനായിട്ടുള്ള ആളായി മുന്നാടി എഴുതിയ ബാബുടെ അല്ലെങ്കിൽ ആലോചിക്കുന്നത് നശിക്കും നശിക്കോട്ടെ അടുക്കിയ ആദ്യം ഭൂവനെട്ടുകൊണ്ടു Christian Molin. Tiene aquí, aquí. ആ ഈ എന്തൊക്കെ കഴിച്ചു എന്തൊക്കെ കഴിച്ചു നാഴി അരിയോണ്ട് അതേ ഉണ്ടായിട്ടുണ്ട് ആ വിശ്വ അങ്ങനെക്കാക്കിട്ടോ ആയിരം നാഴി അരിയോണ്ട് അതാ പിന്നെ രണ്ടായിരം നാഴി അരിയോണ്ട് അപ്പം ഉണ്ടായി ആ രണ്ടായിരം നാഴി അരിയോണ്ട് അപ്പം ഒരു അയ്യായിരം കെട്ട് കരിമ്പ് ഉണ്ടായിട്ടുണ്ട് ആ അയ്യായിരം കെട്ട് കരിമ്പ് ഒരു പതിനായിരം കതിരിപ്പഴം ഉണ്ടായി ആ പതിനായിരം കതിരി എട്ടോട്ടോ വയസ്സോടെ അന്ന് പ്രഭാതമായിട്ട് തന്നെയല്ലേ നേരമായിട്ടുള്ളൂ അതിനടിക്ക് കഴിച്ചതാ ഈ പറയണതൊക്കെ കഴിച്ചു പറയണ്ട ഇന്ന് കഴിച്ചത് മാത്രം പറഞ്ഞാൽ ഇരുപതിനായിരം കൊട്ടത്തേക്ക ഉണ്ടായിട്ട് ആ ഇരുപതിനായിരം കൊട്ടത്തേക്ക അതിന് മറ്റുമായിട്ട് കുറച്ചുണ്ടായി എത്രയും നല്ല നിശ്ചയമില്ല ഇപ്പൊ വിഷമം എന്നുള്ള കാര്യം സൂക്ഷാണ് അതിന് മറ്റും ഇതിന് കണക്കില്ല കേട്ടില്ലേ വിഷമണ ഇന്ന് പ്രഭാതമായിട്ട് ഈ നേരത്തിനടിക്ക് കഴിച്ചതാണ് ഈ പറഞ്ഞതൊക്കെ അതിന്റെ ശേഷമാണ് ആ പഴക്കൊല കാളാമ്പുറോട് കൂടി എടുത്ത് ഭക്ഷിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കണ്ടെത്താണെങ്കിൽ അതിന് പുറപ്പെടേണ്ട അത് അവൻ്റെ ഒരു സ്വഭാവമാണ് അപ്പോൾ വൈഷ്ണവന് തോന്നി അതില്ല ഈ പറഞ്ഞതൊക്കെ ഇന്ന് പ്രഭാതമായിട്ട് ഈ നേരത്തിനടിക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പഴക്കൊല കാളാമൃതം ഭക്ഷണത്തിൽ ചേട്ടൻ സംശയമില്ല ഇതങ്ങനെ ചോദിച്ചു ഇവിടെ പട്ടിണി കിടക്കുകയല്ല മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉരുട്ടി പഠിപ്പിച്ചു വെച്ചേക്കടാ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചേക്കുക ആരെങ്കിലും ചോദിച്ചാൽ എന്നതൊക്കെ കഴിച്ചു എന്ന് പറയണം പറഞ്ഞു പഠിപ്പിച്ചു കേട്ടാ അറിയാൻ കുഴപ്പമൊന്നുമില്ലല്ലോ ഇതൊക്കെ തുകപ്പടിയല്ലേ ആയിരം രണ്ടായിരം അയ്യായിരം പതിനായിരം ഇരുപതിനായിരം ഒക്കെ ആയിട്ടേ ഉള്ളൂ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല വിചാരിച്ചിട്ടല്ല എൻ്റെ മനസ്സിൽ മോഹം തോന്നിയപ്പോ അവസ്ഥ അറിഞ്ഞു ഈശ്വരനെ കൊടുക്കുന്നതിന് വിരോധം ഉണ്ടായിട്ടല്ല കേട്ടോ ഈശ്വരനെ കൊടുക്കേണ്ട ആളാണ് കൊടുക്കാൻ ചെയ്തു പക്ഷെ അത് കണ്ടെത്താണെങ്കിൽ അതിന് പുറപ്പെടുത്താന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അല്ല എൻ്റെ മോഹം അറിയിച്ചതാണ് ഓ അങ്ങനെ ആയിക്കോട്ടെ ഈശ്വരടാ ഈശ്വരൻ അങ്ങനെ മോഹം ഉണ്ടെങ്കിൽ വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല അട്ടെ വൈശ്വരടാ അതിപ്പോ എങ്ങനെയാ വൈശ്വരനെ ഉദ്ദേശിക്കുന്നത് അല്ല അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ചോദിക്കുന്നത് പക്ഷേ ഈ കണ്ണടച്ചിരിക്കല്ലേ ഒത്തിരി ഒന്ന് ചോദിക്കുമ്പോൾ കണ്ണടച്ചിരിക്കുക എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിയിട്ടാ ചോദിക്കണത് ഞാനേ ബിന്ദു സർക്കാരെ വെല്ലുണ്ണിക്ക് മാത്രമേ ഉള്ളോ അതോ കുട്ടികൾക്കും ഗ്രൗണ്ടിന് ശാസ്ത്രവും മൂന്നാൾക്കും കരുതിയിട്ടുണ്ടോ എങ്ങനെയാ ഇതിനോട് എങ്ങനെയാ നമുക്ക് പറഞ്ഞു പതിനൊന്ന് ദിവസം അറിയാൻ വേണ്ടി ചോദിക്കാം ഞാൻ മൂന്നാൾക്കും കരുതിയിട്ടുണ്ടോ അതോ വെല്ലുണ്ണിക്ക് മാത്രമേ ഉള്ളോ എനിക്ക് മാത്രമേ എന്ന് പറയാൻ പറ്റില്ല എൻ്റെ പുത്രമാര് തന്നെയാണ് നിങ്ങൾക്ക് മൂന്നാൾക്കും വേണമെന്നാണ് എൻ്റെ മോഹം ആ അത് മൂന്നാളെ കരുതിയുണ്ട് അല്ലേ പൈസോണ അതിപ്പോ എങ്ങനെയാ പൈസോണ കണക്കാക്കിയിരുന്നത് അറിയാൻ വേണ്ടി ചോദിക്കാൻ എങ്ങനെയാ അതുകൊണ്ട് പറഞ്ഞോളൂ പൈസോണ എങ്ങനെയാ കണക്കാക്കിനൊക്കെ അത് പറഞ്ഞാൽ മതി വൈശ്രവണ്ണേ നിങ്ങൾക്ക് തന്നെ പോകുന്നു അത്രയൊന്നും ആയില്ല അവർക്ക് ഇപ്പൊ വൈശ്രവണൻ ഇവിടെ വന്ന് കുഞ്ഞികളെ വൈശ്രവണൻ്റെ രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിരുന്ന് സൽക്കാരം നടത്തിച്ച് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാക്കിയേ അപ്പോൾ ഞാൻ ഉണ്ണികളെ കൊണ്ട് വൈശ്രവൻ്റെ രാജധാനിയിൽ വന്ന് വിരുന്ന് സൽക്കാരം സ്വീകരിച്ചു പോരെ എങ്ങനെയാ വൈശ്രവണ കണക്കാക്കിയിരുന്നത് എന്താ പറയുന്നത് ഞാൻ കൊണ്ടുപോളാം പറഞ്ഞാൽ ഭഗവാനോട് പറയണ്ട എന്ന് പറഞ്ഞു എനിക്ക് പറയാൻ പറ്റില്ല അന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ എഴുതി അത് ഭംഗിയാക്കി തരണമെന്നാണ് എൻ്റെ ഒരു മോഹം ആ അപ്പൊ എന്നെ കരുതിയിട്ട് ഏ പാർവതിയുടെ കാര്യം ചോദിച്ചിട്ടുള്ള good ആയിക്കോട്ടെ വെച്ചിട്ടോടാ ഞാനും ഉണ്ട് ഞാനും ഉണ്ട് എവിടേക്ക് വൈശോളുടെ രാജധാനിയിലേക്ക് വൈശോളൻ എനിക്ക് മാൻ തരാന്ന് പറഞ്ഞിട്ടില്ലേ അയ്യോ അത് ഇന്നല്ല ഇന്നേക്ക് പത്താം ദിവസമാണ് സാരില്ല വൈശോള ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് വന്നു വിചാരിക്കുക ഈ കണക്കിനെ ഉത്സാഹിക്കാൻ പുറപ്പെടാൻ വലിയ ഉത്സാഹം വേണ്ടി വരില്ല ഒന്നും വേണ്ട അവിടുന്ന് അത് ഇതിന് ഒന്നും ബുദ്ധിമുട്ടൊന്നും വേണ്ട അതിനൊക്കെ അവിടെ സാരില്ല വൈശ്രവണ വൈശ്രവണനെ സഹായിക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു ഞാൻ ഇന്ന് തന്നെ വൈശ്രവണ കൂടെ ഒന്ന് കൂടിയ കുറെ കഴിഞ്ഞപ്പോൾ ഭഗവാൻ കണ്ടു ഇങ്ങനെ കളിച്ചോളൂ ഇടുപോ വൈശ്രവണ ഇവിടെ വന്ന് ആ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ഒരു വറ്റം കിട്ടിയ നെല്ലിയാ വിശ്രമം ഇതാ ചിലവാവൂലോ ചിലവാവൂലോ എന്നുള്ള വിചാര ഉമ്മാരി എഴുതുമ്പോൾ തുടങ്ങിയതാ ഇപ്പൊ ത്രൈലോക്യവാസികൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുന്നുള്ള നിലയാ വന്നേക്കരുതേ ആ ഭക്ഷണം കഴിക്കാതിട്ട് ഒന്നും ചെല്ലെങ്കിൽ ആ കഴിച്ചു എന്ന് വ്യക്തി അത്രയും ഉണ്ടായിട്ടുള്ളൂ കയ്യൊക്കെ കഴിക്കൂ അതെ ആരാ അവിടെ ആ മന്ത്രിമാരെ ഒന്ന് വിളിച്ചുകൊണ്ടിരിക അല്ലെങ്കിൽ ആവട്ടെ ഈ മന്ത്രിമാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക എന്ന് പറഞ്ഞ് മന്ത്രിമാരെ ഒക്കെ വിളിച്ചു മന്ത്രിസഭയൊക്കെ മന്ത്രിമാരെ എന്തിനാ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചതെന്ന് മനസ്സിലായോ മനസ്സിലായില്ല ഞാൻ ഇന്ന് ഭഗവാനെ രക്ഷിക്കാനായിട്ട് കൈലാസത്തിങ്കലേക്ക് പോയപ്പോ ഉരുത്തൻ എനിക്ക് കാഴ്ച വെക്കാനായിട്ട് ഒരു പഴപ്പല ഞാൻ അത് ഭഗവാന് കാഴ്ച വെച്ചപ്പോ വല്ലുള്ളി തമ്പുരാൻ അത് കാളാമട്ടിനോട് കൂടി എടുത്ത് ഭക്ഷിക്കുക കണ്ടപ്പോ എനിക്ക് തോന്നി ഒരു നേരെങ്കിലും വയറു നിറത്ത് ആഹാരം കൊടുക്കണമെന്ന് തോന്നി ഞാനത് ഭഗവാന്റെ അടുത്ത് അറിയിച്ചറിയിച്ച് അറിയിച്ചറിയിച്ച് ഇപ്പോ ത്രൈലോക്യവാസികൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത് എന്നെ കൊണ്ടായിട്ടല്ല ഞാനിത് എന്നുള്ള കാര്യം എന്ന് പറയാം ഏറ്റത് ഞാൻ അല്ലാതെ പറയുന്നില്ല ഞാൻ നടത്തിക്കോളാം ഞാൻ ഏറ്റതാ എന്നെ കൊണ്ടായിട്ട് ഞാൻ ഏറ്റതല്ല അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ എന്നെ കൊണ്ട് ഭംഗിയാക്കി നടത്തി തരിക ഒരു കാര്യം കാര്യം ഭംഗിയാവണം ഇതോണ്ടാ കിട്ടും നശിക്കുകയാണെങ്കിൽ നശിച്ചോട്ടെ എന്നാലും കാര്യം ഭംഗിയാവണം അല്ലെങ്കിൽ എന്നത്തേക്കും ഉണ്ടാവുന്ന ചീത്തപ്പേര് ഇവിടെ എന്തെങ്കിലും ഒരു പോരായ ഉണ്ടായാൽ പിന്നെ അവൾ അത് തന്നെയാ പറയാ ആരെങ്കിലും എന്തെങ്കിലും വിശേഷത്തിന് പുറപ്പെട്ടാൽ എന്തോ എന്തിനുള്ള ഉത്സാഹം അവിടെ താൻ യോ അവിടെ ഉണ്ടായില്ലേ അതുപോലെ ആവരുന്നോ കേട്ടോ എന്നത്തേക്കും ഉണ്ടാവും ഇതിൻ്റെ നഷ്ടത്തോട് നശിക്കുകയാണെങ്കിൽ നഷ്ടത്തോടെ കാര്യം ഭംഗിയാവണം എത്ര ചെലവായാലും വേണ്ടില്ല കാര്യം ഭംഗിയായാൽ അപ്പം പിന്നെ ബഹുമാനും സാഹിത്യമായിട്ടിരിക്കുമോ ഇതാ നിങ്ങൾ ചെലവാക്കിക്കോളാൻ പറഞ്ഞാൽ മന്ത്രിമാർക്ക് ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം വേറെ ഇല്ല അവരോ ഞങ്ങൾ ഭംഗിയാക്കിക്കോളാം ഒരു കാര്യം എല്ലാവരും കൂടെ കുഴപ്പമുണ്ടാവും ഓരോ ചുമതല ഓരോരുത്തരും അങ്ങനെ ഏറ്റെടുക്കാം പലരും പ്രവൃത്തിയുണ്ട് സ്ഥലങ്ങൾ കെട്ടിയിട്ടാക്കേണ്ടതുണ്ട് ഉള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കേണ്ടതുണ്ട് അതുപോലെ നെല്ല് കുത്തി അരിയാക്കുക ദഹനക്കാർ പലരും പ്രവൃത്തിയുണ്ട് ഓരോ ചുമതല ഓരോരുത്തരെ ഇവിടെ ഇരിക്കുക എല്ലാവരും കൂടി ആയാൽ അത് ശരിയാവില്ല അതിന് വിചാരിക്കും ഇയാൾ ചെയ്തോണ്ട് ഇയാൾ വിചാരിക്കും അയാൾ ചെയ്തോണ്ട് കാര്യം നടക്കുന്നുണ്ടാവും അത് വേണ്ട ഓരോ ചുമതല ഓരോരുത്തരെ ഇവിടെ മതി അത് അവരവർക്ക് ഏതാ താല്പര്യത്തിൽ ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാനങ്ങനെ ഏൽപ്പിക്കാം പിന്നെ ഒഴിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഏൽപ്പിക്കാൻ പുറപ്പെട്ടാൽ ചിലപ്പോൾ നേരെ ചെയ്യുന്നില്ല ഞാൻ ഏൽപ്പിക്കുമ്പോ എന്റെ ലോകത്തിന് ഓ ആവാ പറഞ്ഞിട്ട് ഏറ്റു ഏറ്റി കഴിഞ്ഞത് ഭംഗിയായി തന്നെയല്ലേ ഏൽപ്പിച്ചത് ചേട്ടാ എന്താ ഭംഗിയായില്ലല്ലോ അത് പറഞ്ഞു അടിയിലങ്ങനെ ഏറ്റത് മാത്രമേ ഉള്ളൂ അങ്ങനെ പറയാടാ ഒരുത്തണ്ടാ ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് പറഞ്ഞാൽ അത് ഞാനങ്ങനെ ഏൽപ്പിക്കാം പാര സ്ഥലങ്ങൾ കിട്ടിയിട്ടില്ലാത്തതിന്റെ രൂപത്തിലേ അല്ല അത് വെക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക അല്ലാതെ ഇതിപ്പോ എല്ലാം കൊടുന്ന് ഇടാനുള്ള ഒരു സ്ഥലമായിട്ടാ വെച്ചത് ഇവിടെ മാറ്റണം ഇവിടെ കാണരുതോ അയാളോട് പറയണ്ട തന്നെയാ ഞാൻ ഏൽപ്പിക്കുന്നത് തന്നെ ഇരിക്കാൻ താൻ വേറൊരുത്താളെ ഏൽപ്പിക്കണ്ട അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ ഈ ചുമതലയെടുത്ത് ഏൽക്കുന്നത് വേറൊരാളെ ഇരിക്കാൻ വേണ്ട ഇതൊക്കെ വൃത്തിയാക്കുക അവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കുക ഓ ഇപ്പോഴാ ഇത് ബഹളക്കാരുടെ ചുമതല വെറുതെ ഗ്രഹണക്കാരുടെ കമ്പന നല്ല ഗ്രഹണക്കാരൊക്കെ എവിടെയാണെന്ന് അന്വേഷിക്കുന്നു അമ്മയ്ക്ക് മാത്രം ഏറ്റാൻ പറ്റുമോ എന്ന് വിചാരിച്ച കാര്യം ഭംഗിയാക്കാനും പറ്റും കൊല്ലാതെ ഏതാക്കാനും പറ്റുമോ നോക്കാം ഞാൻ പറയുന്നത് ഗ്രഹണക്കാരുടെ കമ്പന കൂടെ ഏക്കരുതേ ആയിക്കോളാം അല്ല ദഹനക്കാരാവണം കാലയിൽ വരാൻ പറയണം വാദ്യക്കാരനെ നമ്മളാ വാദ്യക്കാരെ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം എന്ന് പറഞ്ഞ സ്ഥലം അവിടെ എനിക്ക് പോകുന്നുണ്ടായിരുന്നാണ് എനിക്ക് കഴിഞ്ഞാൽ അത് വരാതെയോ എങ്കിലും എനിക്ക് ഭക്ഷണം വാദ്യക്കാരുടെ ചുമതല ആരാ പോകും Yeah. തോന്നിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതിന്റെ തൊമ്മനേക്കരുതേ വാദ്യക്കാരുടെ തൊമ്മനൽ അതിൻ്റെയൊക്കെ കുറച്ച് ഗ്രഹിത ഉണ്ടെന്നല്ലേ വെച്ചേക്കണത് എങ്കിലേ ഉള്ളൂ എന്ന് എനിക്കറിയാം വാദ്യക്കാരുടെ തൊമ്മലേക്കരുത് വാദ്യക്കാരന് ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരാനായിട്ടേ നല്ല വാദ്യക്കാരായി നേരത്തെ വരാനും പറയണം അവരോട് കാലയെ കൂട്ടി വരണം ഓ ആയിക്കോളാം വാദ്യക്കാരനെ ഇതൊക്കെ കേട്ടത് നെല്ലൂരി അരിയല്ല അതാണ് ഇപ്പൊ വിഷമി അരി കിട്ടാനില്ല അരി നെല്ല് തരേണ്ടിയില്ല അപ്പൊ നെല്ല് കൊടുത്താൽ കൊടുക്കാനുള്ളത് അവർക്ക് നെല്ല് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അരി നെല്ല് തരുന്നില്ല പോകും ഇതൊക്കെ നെല്ല് കിട്ടാൻ നല്ല വിഷമാണ് ഇച്ചിരി കഴിവുള്ള ഒരാൾ വേണം നെല്ല് വിഷമാവും അതിൻ്റെ തൊണ്ടയല്ലേ നെല്ല് കുത്ത നെല്ല് കുത്തണ്ടാട്ടോ നെല്ല് കുത്തിച്ചു കൊണ്ടിരിക്കുക അതേ വേണ്ടു ഞാനും കുത്താട്ടൊന്നും പോകണ്ടത് എൻ്റെ കുത്തലൊക്കെ കഴിഞ്ഞു ഈ പ്രായം അതിൻ്റെ ചുമതല ഏക്കരുത് നെല്ല് കുത്തി അരിയാക്കണം എൻ്റെ ചുമതല ഓ ചുമതല അതൊന്ന് മനസ്സിലെടുക്കണം നല്ല അതൊന്നും ജനി തുടങ്ങി മനസ്സിലായി ഇവിടെ വന്ന് കൂടിയിട്ട് എന്താ ചുമതല ഏൽപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വന്ന് കൂടിയപ്പോ ആരും കാണില്ലല്ലോ അങ്ങനെ ഞാൻ വിട്ടില്ല ഞാൻ പറഞ്ഞേക്കാം ആ എന്റെ വീട്ടിലെ ചുമതലയൊക്കെ വേണം എൻ്റെ ചുമതല എവിടെയൊക്കെ വിറകിൻ്റെ ചുമതല ഓ അയ്യോ വിറകിൻ്റെ ചുമതല അതിൻ്റെ ചുമതല ഒന്നും അല്ലെങ്കിൽ വലിയ നഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ പറയണത് ആഹാ വിറക് ഉണങ്ങിയതല്ലെങ്കിൽ അടുപ്പത്ത് വരെ എല്ലാതും എണ്ണക്കാർ നോക്കുന്നില്ല വല്ല തെയ്യോ എണ്ണ വെളിച്ചെണ്ണി ഒന്നാച്ചാലേ അവരെ കോരി കൊണ്ട് തട്ടി തത്തിയില്ലെങ്കിലേ അതുകൊണ്ടാണ് എണ്ണക്കാർ ആ ആദ്യം ചാർട്ട് തന്നാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എണ്ണ ഉണ്ടാവുക അല്ലേ ഇത്ര എണ്ണ എന്തിനാന്ന് തോന്നുന്നു ഉപയോഗിക്കാനല്ല ഈ തപ്പാൻ വേണ്ടിയിട്ടാണ് അത്ര എഴുതുന്നത് അതിലിടവരുത്തല്ല ഞാൻ പറയുന്നത് പറയാം ഉണങ്ങിയ വിറകാണോ അല്ലെങ്കിൽ വലിയ നഷ്ടം ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓ മനസ്സിലാക്കിക്കോളാം ഞാൻ പറഞ്ഞു ധനകാര്യം അതാണ് ഇവിടെ ഏറ്റവും അമ്മതായിട്ടുള്ള കാര്യം സ്വകാര്യത്തിൽ മനസ്സിലത്തെ വേണം ആരെങ്കിലും ആയാൽ അതൊന്നും ആ ഒരു നോവലായിട്ട് ധനകാര്യത്തിൻ്റെ നോവല ഓ ആയിക്കോളാം മനസ്സിൽ ഞാൻ പറഞ്ഞേക്കാം ആവശ്യത്തിന് ചിലവാക്കണം അനാവശ്യമായിട്ട് ചിലവാക്കുകയും രണ്ടും മനസ്സ് ആവശ്യം ചിലവാക്കുകയും വേണം അനാവശ്യം ചിലവാക്കാണ്ടിരിക്കണം ഇവിടെ ഇപ്പം അങ്ങനെയല്ല കാണുന്നത് അനാവശ്യമായിട്ട് അനവധി ചിലവാക്കുന്നുണ്ട് ആവശ്യത്തിന് ഇല്ലേ അത് പറ്റി ഞാൻ പറയാം ആവശ്യത്തിന് ചിലവാക്കുക അനാവശ്യമായിട്ട് ചിലവാക്കാണ്ടേ ഇപ്പോൾ ദൈവത്തിന് ക്ഷാമമൊന്നുമില്ല ആവശ്യത്തിന് എടുക്കാൻ അഥവാ ഉണ്ടെങ്കിൽ തന്നെ കടം മേടിക്കണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ഓർഡർ അങ്ങനെ ഒഴിഞ്ഞാക്കിയാൽ മതി ഈ കടം മേടിച്ചാൽ കൊടുക്കണം എന്നൊരു വിചാരം ഉണ്ടാവണം അതും ചേട്ടൻ മേടിച്ചപ്പോൾ നമുക്ക് നോക്കി ഇരിക്കാൻ എന്താ വേണ്ടത് ശരിയാ വേണ്ടത് തരാൻ ആളുണ്ടാക്കിട്ട് ഇങ്ങനെ മേടിച്ചു കൂട്ടുക അതിനൊക്കെ മേടിച്ച മനസ്സിൽ തുറപ്പാ ഞാൻ പറഞ്ഞു ആവശ്യത്തിന് ചിലവാക്കുക അനാവശ്യമായിട്ട് ചിലവാക്കാണ്ടേ ഇരിക്കുക ആദ്യത്തെ ദിവസം ചുമതല ഏൽപ്പിക്കലായിട്ട് കഴിച്ചു പിറ്റേ ദിവസം പുലി ദേവാലയമൊക്കെ കഴിച്ചു അവിടെ ചെന്ന് ചെലാസ്തിക്ക് ഓ അത് ഞാൻ ഇവിടെ സിനിമഹാള് വിളിച്ച് അയാളോട് നോക്കിയിരിക്കണ്ടോ വൈസ്രോടോ വരുന്നുണ്ടോ വരുന്നുണ്ടോ നേടി വൈശ്രവണൻ അവിടെ തൊഴുതി കിട്ടി തിരിച്ചപ്പോ വൈസ്രവടാ വൈസ്രവടാ ഞാനും ഉണ്ട് ഞാനും ഉണ്ട് എവിടേക്ക് വൈസ്രോടിന്റെ രാജധാനിയിലേക്ക് അപ്പോ ഇന്നല്ലല്ലോ ഇന്നൊക്കെ ഒമ്പതാം ദിവസമല്ലേ സാരില്ല വൈസ്രോട് ഇനി ഒമ്പത് ദിവസമല്ലേ ഉള്ളൂ അത് സാരല്ലേ ഞാൻ ഇന്ന് എന്റെ പോയി വൈസ്രവന്റെ കൂടെ എനിക്ക് ക്ലേശമൊന്നുമില്ല പൈസ കൊണ്ടേ സഹായിക്കുന്നു എന്റെ ഇഷ്ടാ ഞാൻ ഇന്നല്ലേ ഇതൊന്നും സഹിക്കാം കുറെ കഴിഞ്ഞപ്പോ ഭഗവാൻ വല്ലുണ്ണി എന്തിനാ ആവശ്യം ചേട്ടാ പൈസ കൊണ്ടേ കളിച്ചു കൊടുക്കുന്നത് ഇവിടെ പോയോ പൈസടാ പോകോളൂ എന്തായി പണികളൊക്കെ തുടങ്ങിയോ സ്ഥലങ്ങളൊക്കെ കെട്ടിയുണ്ടാക്കല് തുടങ്ങിയില്ലേ എന്താണ് അതാ ഇവിടെ വിളിക്കുന്നത് എന്താണ് അത് നെടുമ്പരിയാ നെടുമ്പരിക്ക് ഇങ്ങനെ അടുപ്പിച്ച് തൂണ് കുടിച്ചിരുന്നോ നീതാ ആ തൂണ് ഇങ്ങോട്ട് മാറ്റി എന്താ കുഴപ്പം അതിന്റെ ബലത്തിലാ നിൽക്കുന്നത് അത് മാറ്റിയാൽ ബാക്കി ഓടെ ഇങ്ങോട്ട് പോയിട്ടോ എന്നാ വേണ്ട വേണ്ട വേണ്ട അപ്പോഴേ നോട്ടെ വയസ്സോണ്ടിപ്പോ ഈ വില കെട്ടിയിട്ടാണ് അതിന്റെ ദോഷമൊന്നും ശരിയാക്കി എന്തിനാ നീ അഭിപ്രായം പറയണേന്നല്ലേ പണി എടുപ്പിക്കണവര് ഉത്സാഹം ഉണ്ടെന്ന് കണ്ടാലേ പണി എടുക്കണവര് ഉത്സാഹം ഉണ്ടാവും പണി എടുപ്പിക്കണവൻ ശ്രദ്ധിക്കില്ല കണ്ടാൽ ഇവിടെ ഇപ്പൊ അങ്ങനെയാണ് പണി എടുപ്പിക്കുന്ന ആളുകൾക്ക് ഇത് വേണ്ടാന്നുള്ളതാ പിന്നെ പണി എടുക്കണം ആളുകൾക്ക് തോന്നുന്നു അപ്പോൾ അതിനിടവരുത്തെന്ന് ഇടവരുത്താന്ന് വെച്ചിട്ടാണ് മനുഷ്യരുടെ അതിന് ഒന്നും വെച്ചില്ലെങ്കിൽ പേടില്ല അവിടെ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കട്ടെ 拿了我都不能不卖。 So, within the grave, ഞാനല്ലേ പറയണത് ഇങ്ങനെ വിലയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വിൽക്കുകയല്ല വേണ്ടത് അതൊക്കെ എടുത്ത് മാറിക്കോളും എണ്ണത്തിനോടനെ അവിടെ ഇട്ടാൽ മതി ആയിരത്തിന്റെ പൊടിക്കൂലോ അയ്യായിരത്തിന്റെ പൊടിക്കൂലോ പതിനായിരത്തിന്റെ പൊടിക്കൂലോ ആ നശിക്കാനുള്ള കാലത്ത് തോന്നിയതായി അല്ലെങ്കിൽ ഭഗവാൻ എടുത്തു വെച്ചോളാൻ പറഞ്ഞതാ അവിടെ എടുത്തു വെച്ചാൽ ഇത് പറഞ്ഞിട്ട് കാര്യമല്ലോ ഇത് കണ്ടാലല്ലേ സങ്കടം വരുള്ളൂ കണ്ടില്ലാച്ചാൽ പിന്നെ വിഷമില്ലല്ലോ ഇത് ശരി കണ്ണു ഞാൻ നടത്തു എഴുതലാം എഴുതലാം എഴുതലാം എഴുതലാം എഴുതലാം എഴുന്നള്ളിയിരിക്കാനുള്ള മണ്ഡപത്തിൻ്റെ ഓ അങ്ങനെ ആയിക്കോട്ടെ ഏയ് വേണ്ടക്കാരൻ എന്താ ഇലയിടാ ഇലയിടാ ഇവിടെ താമസത്തിന് ഇപ്പം കഴിയും ഇപ്പം കഴിയും നേരത്തെ കഴിയണത് ഞാൻ പറഞ്ഞേ താമസമൊന്നുമില്ല പ്രസവനൊന്നും കൂട്ടുകൂട്ടാ ശരിക്കും പറഞ്ഞിട്ട് ഇതെങ്ങനെ കൂട്ടുകൂട്ട് വറുത്തിട്ട് കഴിയില്ല ഞാൻ പറഞ്ഞല്ലേ ഇട്ടിട്ട് അപ്പം അനുഭവിക്കണത് മാന്ത ഭഗവാനെ അറിയിക്കാൻ എനിക്ക് എന്താ ഒരു മാർഗം കാര്യം ഒരു മൂന്നാല് എരി എടുത്തട്ടെ ആ കലത്തിലെടുത്ത് വെക്കുക വേഗം വേഗം വേണം താമസിക്കാന്ന് വെച്ചാൽ പറഞ്ഞേക്കാം വേഗം നീ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല അവിടെ വേഗം പോയിട്ട് ഒരു മൂന്നാല് എരി എടുത്ത കലത്തിൽ എടുത്ത് വെക്കുക എന്താ വേണ്ടി വേഗം മൂന്ന് സ്വർണത്തിന്റെ തലികയൊക്കെ എടുത്ത് ഇഞ്ച വാഴ എണ്ണ എഴുതി തീരാറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒരു ഭഗവാൻ എടുത്തുകൂടെ വന്നു എന്താ വിശ്രമണ ജീവികൾക്ക് ഇരിക്കലായിക്കോട്ടെ അവിടെ പിന്നെ വിസ്തരിച്ചാവാ ഓ ഓ എന്നാ ഇങ്ങോട്ടെ വേഗം ഒരു തേച്ച് നീരാട്ടം കൂടിയാവാ എന്ന് വേഗം ആ കുടുംബ ശാസ്ത്രങ്ങളൊക്കെ അവിടെ വെച്ചു അത് വെക്കേണ്ട താമസം ഉണ്ടായിരുന്നു ശ്രീമാണി ചുറ്റി ഇവര് പിടിച്ചു ഇവര് പിടിച്ചു ഓ വല്ലുണ്ണി എന്താ ഇത് കാണിച്ചേ ഒന്നുമില്ല എന്താ ഈ കാണിച്ചത് വല്ലുണ്ണി അത് പുറത്തേക്കുള്ളതല്ലേ വല്ലുണ്ണി ഏ ഛാ പുറത്തേക്കുള്ളത് അകത്തേക്ക് ആയാൽ കുറേ കൂടെ പ്രയോജനമുണ്ടല്ലോ എന്ന് വിചാരിച്ചടാ ആകി വേവാൻ സമയം കിട്ടുമെന്ന് വിചാരിച്ച ഹൗസിൽ അതില്ലാക്കി ചെയ്യൂടെ ഓ അങ്ങനെ ആയിക്കോട്ടെ വെച്ചോടാ എന്തായി എന്തായി ഒരു തലയൂടെ നിങ്ങൾ ഇതിനെ എല്ലി തപ്പിയാ മതി മതി വാർക്ക വേഗം തലകൊക്കെ ഇട്ട് തലകൊക്കെ വേഗം വിളമ്പാനുള്ള സാധനങ്ങൾ പോയിക്കണം എപ്പം കൂട്ടി കൊണ്ടിട്ട് ഞാൻ പറഞ്ഞേക്കാം വിശപ്പായോന്ന് ഞാൻ നോക്കട്ടെ വരൂടേ വരൂ ഭഗവാന്റെ തൃക്കൈ കൊണ്ട് ആ ഇരുപത്തിമേ ഒരു പട്ടണം കൂട്ടി അതെ അതെ എനിക്ക് അവസാനം വിളിക്കാത്ത പൈസ പിന്നാലെയായിട്ട് പോകുള്ളൂ വേഗം എഴുന്നള്ളാം എഴുന്നള്ളാം എഴുന്നള്ളാം എഴുന്നള്ളാം നിയമമായിട്ട് കുട്ടിക്കൊണ്ടുപോയി പലകേട്ടാ എഴുതി സ്വർണത്തിൻ്റെ തലയൊക്കെ വെച്ച് ചോറ് കദലിപ്പഴം പുസ്തകം ആ വിളമ്പട്ടതൊക്കെ ഇങ്ങനെ വിളമ്പ് കഴിഞ്ഞ് വരുന്നു അത് കഴിഞ്ഞപ്പോൾ സമ്പ്രദായം ഉണ്ടല്ലോ അതിന് വേണ്ടി കുടുത്തനായിട്ട് ഇന്ത്യയിൽ വെള്ളം എടുക്കുന്നത് എന്നിട്ട് പൈസോടൻ അങ്ങോട്ട് നടുക്കിരിക്കുന്ന ആൾ സിനിമ മഹാണവി വേഗം കയ്യെടുത്ത് കാട്ടി വേഗം കൊടുത്തപ്പോ ആ മൂന്ന് തടിയും കൂടെ ഒരുമിച്ച് അങ്ങനെ എങ്ങനെ വളച്ചാൽ ആ വളച്ച ആളുടെ ഇന്നാണ് സങ്കല്പം അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന ആൾ തുറച്ചു പിടിച്ചിങ്ങനെ നോക്കുക അതുപോലെ ശാസ്ത്രാവ് കഴിക്കും മൂന്ന് തടിയും കൂടെ ഒരുമിച്ച് ആ വളച്ച ഞങ്ങളുടെ കഴിഞ്ഞ് ഞാൻ ആദ്യം കയ്യിൽ കണ്ടു കൈ കാണിച്ചപ്പോൾ എടുത്തു കൊടുത്തു തൊട്ടു ആ മൂന്ന് തടികൾ ഒരുമിച്ച് ചുറ്റി പിടിച്ചു ചുറ്റി പിടിപ്പിച്ച് ഓ കൊണ്ടുവരാനായിട്ട് കഴിയുന്നത് അതല്ലേ അഞ്ച് പ്രാണാഹുതി കഴിയാണ്ട് മിണ്ടാൻ പാടില്ല എന്നുള്ളത് ഒരു പ്രാണാഹുതി കഴിഞ്ഞിട്ട് നാലിനും കൂടെ കഴിയണം അതുകൊണ്ടായി കഴിയുകൊണ്ട് നോക്കി ചോറ് കൊടുക്കുക ചോറ് കൊടുക്കാൻ പറഞ്ഞ എന്താ പാത്രം തന്നെ ഇല്ല അവിടെ വേറെ തളിക തളികൊന്നും കൊടുക്കണ്ട ഞാൻ നിന്നാ വിഷമ ഇല ഇട്ടാൽ മതി വെച്ചാൽ വീഴും ഇവിടെ ഈ ഇല ഇട്ടാൽ മതി തളികൊന്നും വേണ്ട ഇല കൊണ്ടു വെച്ച് ബാക്കി ഉണ്ടായിരുന്നത് വടിച്ച് ഇതൊക്കെ താമസം എടുത്തു മുമ്പോട്ട് തിരിച്ചു ഓ ഇത് ഉമ്മാരി അരിന്ന് നിങ്ങൾ മോഷ്ടിച്ചൂലോ എന്ന് ആലോചിച്ച് ഞങ്ങൾ മോഷ്ടിച്ചല്ല എനിക്ക് അറിഞ്ഞൂടെ ഉമ്മാരി അരി വെച്ചിട്ട് ഒരാൾക്ക് പ്രാണാഹുതിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മോഷ്ടിച്ചില്ല വെച്ചത് ഉണ്ട് അപ്പോൾ വേണം വീട്ടിൽ ചെമ്മിപ്പഴേരി കലത്തിപ്പഴേരി ആക്കി വളർന്നത് ആക്കും ചെമ്മിപ്പഴേരി കലത്തിപ്പഴേരി ആക്കി അത് കാര്യമില്ല ഇട്ടാൽ തുമ്പിയോട് തിരിച്ചു പിടിക്കും ഓ അത് കഴിഞ്ഞാൽ അരികെ കൊണ്ടുവരാനായിട്ട് പിന്നെ കഷ്ടിച്ച അഞ്ച് പ്രാണാഹുതി കഴിഞ്ഞു സമാധാനമായി സിംഹാവതി എന്തെങ്കിലും പറയാലോ ഇവിടെ എഴുതുന്നുണ്ട് ചോറ് ചോറ് കുറച്ച് ചോറ് കൊണ്ടുവന്നിട്ട് കൊടുക്കുമോ നിങ്ങൾ ചോറ് കട്ടിയിലെടുത്ത് കൊടുക്കുന്നത് കട്ടുണ്ടത് ചോറങ്ങ് ഇട്ടാൽ തൊട്ട് ഓടി കൂട്ടുന്നുള്ള ഭാഗമല്ലേ അന്ന് കണ്ടാൽ ചുറ്റി പിടിക്കും ഓ അത് കഴിഞ്ഞാൽ പിടിക്കുകയായി വയസ്സോട കള്ള എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടെന്ന് പട്ടിണിക്കിടാതെ ഉണ്ടായിരിക്കും ചോറ് ചോറ് കളിക്കോ നിങ്ങൾ ഒരു പണി ചെയ്യേണ്ട എടുത്ത പണിയെ പോയി എങ്ങനെയെങ്കിലും ഈ ശബ്ദം ഒന്നും ഇല്ലാതെ ഞാൻ ബാക്കി തന്നാൽ മതി അല്ലെങ്കിൽ ഈ വിളിച്ചു പറയണത് ഭഗവാൻ കേൾക്കില്ലേ അവിടെ ഇരുന്നിട്ട് ഞാൻ വിളിച്ചു കൊടുത്തിട്ട് പഠിപ്പിക്കുക എന്നല്ലേ വിചാരിക്കുക അവിടെ ഒരു പണി നിങ്ങൾ ചെയ്യേണ്ട എടുത്ത പണിയെ പോയി എങ്ങനെയെങ്കിലും ഈ ശബ്ദം ഒന്നും ഇല്ലാതെ ബാക്കി തന്നാൽ മതി കുറച്ച് ചോറ് കൊണ്ടിട്ട് കൊടുക്കുമോ നിങ്ങൾ ഞങ്ങൾ നോക്കാം പറഞ്ഞാൽ അവർ പിന്നെയും ചോറ് വക്കീലെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാലും കാര്യമില്ല ഇട്ടാൽ തൊട്ട് നോക്കും കൂടുതലുള്ള ഭാഗമല്ലേ എന്ന് ആണെന്ന് കണ്ടാൽ ചുറ്റി പിടിക്കും ഓ അത് ഞാൻ പിടിക്കുകയും വൈസറോടെ കള്ള എന്നെ ചെടിച്ചു കൂട്ടിക്കോട്ടൊന്നും പട്ടിണിക്കിടാതെ കണ്ട എനിക്ക് ചോറ് ചോറ് ഈ ശബ്ദം ഇല്ലാതെ കണ്ട ആക്കണമെങ്കിൽ ചോറ് തെരു തെര തിരുമുരി അങ്ങോട്ട് തന്നെ വരുന്നത് ഈ ശബ്ദം അത്ര വേഗമൊന്നും ഇല്ലാണ്ടിയാവില്ല ശബ്ദം ഇല്ലാണ്ടിയാക്കാൻ ശ്രമിച്ചു തുടങ്ങിയിട്ട് കാലം കുറയേ ഇത് അത്ര വേഗം ഇല്ലാണ്ടിയാക്കാൻ പറ്റണമല്ല ഈ ശബ്ദം ഒന്ന് മനസ്സിലാ നല്ലത് എന്താ വേണ്ടേ ഒരു കാര്യം ചെയ്യാം നമ്മൾ ഇന്നലെ കൊണ്ടു നിൽക്കേണ്ട അയ്യ ഒരു നാല് വരിയായിട്ട് ആളങ്ങോട്ട് നിൽക്കുക ആ ദഹണപ്പര മുതൽ ഈ എഴുന്നേറ്റിരിക്കുന്ന സ്ഥലം വരെ നാല് വരിയായിട്ട് ആളങ്ങോട്ട് നിൽക്കുക രണ്ട് വരി കൂടെ ചോറ് ഇങ്ങോട്ട് പോരുക രണ്ട് വരി കൂടെ ഉഴുന്ന കൊട്ടി അങ്ങോട്ട് പോരുക ചില ആൾ ചോറ് കുത്തിയിട്ട് കൊടുക്കുക ചില ആള് ചോറ് എടുത്തു കൊടുക്കുക അങ്ങനെ ആയാൽ ചിലപ്പോൾ ഒരു മാറ്റം വന്നു വരും നാലാവിടെ ചോറ് അങ്ങോട്ട് എടുത്തു കൊടുക്കാനായില്ലേ സഹിക്കല്ലേ ഞാനോട് സഹിച്ചല്ലേ ഭംഗിയുള്ളൂ അതാ ഞാൻ പറഞ്ഞത് ചോറ് എടുത്തു കൊടുക്കാനായിട്ട് അതാ വേണ്ട ഉറക്കെടുക്കാൻ എടുക്കാൻ പുറപ്പെട്ട ഭക്ഷണം പ്രായമായിട്ട് ഇപ്പം തന്നെ ഉറങ്ങിയിട്ടാണ് ഇരിക്കുന്നത് ഇനി ചൂടുമ്പോൾ ഉറക്ക കാൽമ വീണാൽ ഒഴിഞ്ഞ വെട്ടി മാറാൻ നിന്നാൽ മതി അതാ നല്ലത് പ്രായമായിട്ടുള്ള അവിടുത്തെ ഭക്ഷണം ഒരു കാര്യം നിങ്ങളൊക്കെ ഒന്ന് ഉത്സാഹിക്കണം കേട്ടോ ചോറ് കുത്തി ചില ആള് എടുത്തു കൊടുക്കണം നടു വലിയ വിഷമില്ലാത്ത ആള് വേണം കുഞ്ഞെടുക്കാനൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ചോറ് എടുത്തു കൊടുക്കുക മറ്റുള്ള ആളുടെ ചോറ് അങ്ങോട്ട് കൊടുക്കുക പ്രായമായിട്ടുള്ള ഒഴിഞ്ഞു വെട്ടി ഇങ്ങോട്ട് മാറ്റുക എല്ലാവരും ആയോ അവളൊക്കെ എങ്ങുന്നത് നാല് വരിയായിട്ട് അവള് നിന്നോ നാല് വരിയായിട്ട് അവള് നിന്നുകൊണ്ട് ഒരു കാര്യമുണ്ടോ അതെ ഉറങ്ങാൻ പറ്റുന്ന കാര്യം നമ്മൾ കണക്കാക്കി നിൽക്കണം എത്ര നേരം വേണ്ടി വരും നിശ്ചയത്തില്ലോ കണക്കാക്കി നിൽക്ക ഒരു കാര്യം താ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ ഇങ്ങനെ നിന്നാൽ ഇങ്ങനെയാണ് കൈ കാണിച്ചാൽ താൻ ചോറ് ഇങ്ങോട്ട് വെച്ചോളാം ഇങ്ങനെയാണ് കാണിച്ചാൽ താൻ മേടിച്ചോളാം ഇങ്ങനെയാണ് കൈ കാണിച്ചാൽ താൻ ചോറ് വയ്ക്കുക ഇങ്ങനെ കാണിച്ചാൽ താൻ മേടിക്കുക ഇങ്ങനെ കൈ കാണിച്ചിട്ട് താൻ ചോറ് വയ്ക്കുന്നു നോക്കാൻ എനിക്ക് നേരം കിട്ടില്ല ഞാൻ ഇങ്ങനെ കാണിക്കും അത് കഴിഞ്ഞാൽ കയ്യിൽ വലിക്കും ചോറ് കയ്യിൽ വെച്ചെങ്കിൽ ചോറുള്ള ചോറാണ് തൻ്റെ കാലും വീഴും കാല് കൊള്ളും ഞാൻ പറഞ്ഞേക്കാം പൊള്ളി കഴിഞ്ഞാൽ പറയാലോ ഇപ്പോൾ പുള്ളി ആളുകൾ വിഷമിക്കൊണ്ടിരിക്കുകയാണ് വരുമ്പോഴേ അറിയുള്ളൂ എന്റെ വഴി ഇങ്ങോട്ട് തന്നാൽ ഇങ്ങനെ കാണിച്ചാൽ അത് മുഖത്ത് കൊടുത്ത് വെച്ചാൽ പിന്നെ മേടിക്കാൻ പറ്റുമോ കാല് കൊള്ളും ഞാൻ പറയാം മാറ്റാ കാലത്ത് ഇരിക്കുമ്പോഴാണ് എവിടെ എന്താ ചെയ്യേണ്ടത് ശരിയാണ് മേടിച്ചാണ് ഇങ്ങനെ കാണിച്ചാൽ താൻ ഇങ്ങനെ തരിക ഇങ്ങനെ കാണിച്ചാൽ താൻ മേടിച്ചൂടാണ് മേടിച്ചില്ലെങ്കിൽ ചൂടുള്ള ചോറാണ് കാല് കൊള്ളു ഞാൻ പറഞ്ഞേക്കാം ആ തുടങ്ങല്ലേ ആ വട്ടി അവിടെ ഇട്ട് അവിടെ നിന്ന് മാറി അന്ന് കുറഞ്ഞപ്പോൾ ചോറിന്റെ വേഗത കുറഞ്ഞു തുടങ്ങി ചോറിന്റെ വേഗത കുറഞ്ഞു ഒരിടത്ത് കുറഞ്ഞാൽ വേറൊരിടത്ത് കാണിക്കാൻ ഇവിടെ കുറയണതിനനുസരിച്ച് അവിടെ അക്ഷരം കൂടുന്നു ഓം വൈ ഓം ഓം ഓം ഓം ഓം ഓം ഓം ഓം ഇവിടെ കൊണ്ടാണ് ഇവിടെ ചോറ് തരാൻ ഞാൻ ഇങ്ങനെ തരണേ എന്റെ കയ്യിലേക്ക് വരണേ വേഗം തരാൻ പറയാം വേഗം തരാൻ പറഞ്ഞ ആളില്ല എന്നാലും നമ്മൾ ഉത്സാഹിച്ചല്ലേ വേഗം തയ്യാടോ ഇവിടെ വൈശ്വരക്ക ഓം ഓം വൈശ്വരക്ക അല്ല ഓം ഓം വൈശ്വരക്ക രക്ഷ ഓം ഓം ഓം വൈശ്വരക്ക രക്ഷ ഓം ഓം വൈശ്വരക്ക ക്ഷണിച്ചു കൊണ്ട് കൊടുത്തു ഓം ഓം ഓം വൈശ്വരക്ക ക്ഷണിച്ചു കൊണ്ട് കൊടുത്തു പട്ടിണി ഓം ഓം ഓം വൈശ്വരക്ക ക്ഷണിച്ചു കൊണ്ട് കൊടുത്തു പട്ടിണി ഓം ഓം ഓം വൈശ്വരക്ക ക്ഷണിച്ചു കൊണ്ട് കൊടുത്തു പട്ടിണിക്കാണ്ട് എനിക്ക് ചോറ് ഓം ഓം ഓം ഓം വൈശ്വരക്ക ക്ഷണിച്ചു കൊണ്ട് കൊടുത്തു പട്ടിണിക്കാണ്ട് എനിക്ക് ചോറ് 走喽，走。那തുടങ്ങിയോടത്തെത്തിയാൽ എത്താൻ ദൂരമാണ് ഇവിടെ നിന്നല്ലേ തുടങ്ങിയത് അവിടെ നിർത്തിക്കൂടെ പ്രമാണമില്ലാത്ത ആവശ്യമേ വേണ്ട ഇന്നിരുന്ന് നമ്മളൊക്കെ ചോറിൻ്റെ വട്ടി അവിടെ മഹാഗണപതി പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് പൈസ കൂടാ കള്ള എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊടുത്ത് പട്ടിണിക്കിടാതെ എനിക്ക് തോറേ തോറ് അവിടെ ഇരുന്ന് വിളിച്ചിട്ട് വലിയ കാര്യമില്ലാതെ തോന്നി വേഗം അവിടെ എണീറ്റു എണീറ്റപ്പോ ദഹന്നപ്പരയിലേക്ക് മൊഴി ചോദിച്ചിട്ട് വന്നിട്ടില്ല എന്നിരുന്ന ആള് ചോറിന്റെ വട്ടി അവിടെ ഇട്ടാ പോയിരുന്നേ അപ്പോ ചോറിന്റെ വട്ടി നിരന്ന് ഇങ്ങനെ കിടക്കേണ്ടത് അപ്പൊ തുമ്പിയോട്ട് ഒരു അഞ്ചാറ് വട്ടി ഒഴിച്ച് ചുറ്റി സിറ്റി പിടിച്ച കാലിമ ഒരു അടി അങ്ങനെ അടിച്ചാൽ ഓ തൊട്ടി അമൃതത്തായിട്ട് അങ്ങനെയാവുന്നുള്ളൂ അങ്ങനെ പുറപ്പെട്ട് ദഹണപ്പരെ ചെന്ന് നോക്കിയപ്പോൾ കൂട്ടുകൂടുകൾ ത്രൈലോക്യവാസികൾക്ക് മുഴുവൻ ഒരുക്കിക്കുന്ന ഭക്ഷണ ഓരോ ചോട്ടുകൂനയുടെ മീതെ തുമ്പി തൊട്ട് നോക്കും ചൂട് പാകല്ലേ ആണെന്ന് കണ്ടാൽ അതോടുകൂടി ഓ അതുപോലെ വലിയ വലിയ വാർപ്പുകൾ ഇത് വാങ്ങാൻ വയ്യാതെ വാങ്ങുകളാ അതിലൊക്കെ തുമ്പിട്ട് നോക്കും എന്താ സാധനം അറിയാനായിട്ട് ഇന്നതാണെന്ന് മനസ്സിലായാൽ ആ വാർക്കോട് കൂടിയിട്ട് ഓ അതുപോലെ ആ ദഹനപ്പരയിലെ ഒക്കെ കഴിക്കുന്നത് കണ്ടാൽ അവസാനം ആ ദഹനപ്പര ഓ അതിൻ്റെ അടുത്ത ദഹനപ്പരയിലേക്ക് കിടക്കുകയും വൈഷ്ണവൻ കണ്ടു ഈ എണ്ണിട്ട് കുഴപ്പമില്ല എണ്ണീക്ക് കണ്ടോ ഇവിടെ നിന്നാൽ നല്ല പഞ്ചാവില്ല എന്ത് നശിച്ചാലും വേണ്ടിയ പ്രാണം കിട്ടിയാൽ മതി ഊട്ടി കൊടുത്തത് കൂട്ടി ചെന്ന് നോക്കിയപ്പോൾ കലവറയിൽ ചെന്ന് നോക്കിയപ്പോൾ പഞ്ചസാരയൊക്കെ വെച്ചിട്ട് വലിയൊരു ഭരണിയുണ്ട് അതിൽ പഞ്ചസാരയൊക്കെ എടുത്തേക്കണു വേഗം ആ പഞ്ചസാര ഭരണിയുടെ ഉള്ളിൽ കയറി എന്ത് നശിച്ചാലും വേണ്ടി ഞാൻ പ്രാണം കിട്ടിയാൽ മതി പ്രത്യേകിച്ച് ആ പഞ്ചസാര ഭരണിയുടെ ഉള്ളിൽ കയറി അവിടെ ഇരിപ്പായി ശ്രീ മഹാഗണപതി ഓരോ ദിക്കിൽ ചെല്ലണ കൂട്ടത്തില് ഈ പഞ്ചസാര ആ വൈശ്രമിരിക്കുന്ന കലവറയിൽ അവിടെ ചെന്നൂലോ അവിടെ ചെന്ന് ഓരോ പാത്രത്തിനുള്ളിൽ തുമ്പിട്ട് നോക്കിട്ട് എന്താ സാധനം എന്ന് അറിയാനായിട്ട് ഇന്നതാണെന്ന് മനസ്സിലായാൽ ആ പാത്രത്തോടുകൂടി ഓം അത് കഴിഞ്ഞാൽ അടുത്ത പാത്രത്തിലേക്ക് ജില്ലയായി ഇങ്ങനെ ഓരോ പാത്രത്തിൽ തുമ്പി ഇടുന്ന കൂട്ടത്തില് ഈ വൈഷ്ണവണ്ടി ഇരിക്കുന്ന പഞ്ചസാര ഉള്ളിൽ ചെന്നു തുമ്പി ഇടും തുമ്പി വൈഷ്ണവണ്ട പുറത്തങ്ങോട്ട് തൊട്ടപ്പോൾ അയ്യോ എന്ന് പറഞ്ഞു ചാട്ടം കടിച്ച് എങ്ങനെയാ ഭരണിയുടെ ഉള്ളിൽ പുറത്തേക്ക് കിടന്നത് വൈഷ്ണവന്നെ അറിയില്ല ഊട്ടി കിടന്നത് നേരെ ഇലക്കലവറയിലേക്കാണ് പോയത് ഇലക്കലവറ ചെന്നപ്പോ ത്രിലോക്യവാസികൾക്ക് മുമ്പിൽ നിൽക്കുന്നത് ഇലക്കത്തുകൾ അനവധിയാണ് കുറെ ഇലയൊക്കെ ഇങ്ങോട്ട് മാറ്റി ഇന്ന് മീത കുറെ ഇലയുടെ കെട്ടൊക്കെ ഇട്ട് അനങ്ങാണ്ട് അവിടെ പോയി ശ്രീ മഹാനൂരി നോക്കി എങ്ങടാ നോക്കിയപ്പോ നോക്കിയപ്പോൾ ഇലക്കലവറയിലേക്കാ അവസാനം ഇങ്ങനെ പോകാൻ എന്ന് നിശ്ചയിച്ച് ബാക്കിയുള്ളത് മുഴുവൻ ഭക്ഷിക്കാൻ കഴിഞ്ഞ് ഇലക്കലവറയിലേക്ക് ഇലക്കലവറ ചെന്ന് ആ വൈസറോന്റെ മീതായിട്ടിരുന്ന ഇലക്കെട്ടുകൾ തുമ്പിക്കൊണ്ട് ചുറ്റി ഇടി പിടിച്ചു ചുറ്റിക്കിട്ട് പിടിച്ചപ്പോ അയ്യോ വെല്ലുള്ളി തമ്പുരാടിയിലെ തിരുവക്ഷിയിലാക്കിയേ എട്ടുകളും ഭക്ഷിച്ച് ഇലക്കലവരെയും ഭക്ഷിച്ച് വൈശ്രോടിന് പിന്നാലെ വൈശ്രോടാ കള്ള എന്നെ ചെട്ടു കൂട്ടിക്കൊണ്ടെന്ന് പട്ടിക്കിടാതെ എനിക്ക് ചോറ് ചോറ് വൈശ്രോടെ മുമ്പിൽ അയ്യോ വല്ലുള്ളി തമ്പുരാടിയിലെ തിരുവട്ടിയിലാക്കിയേ വൈശ്രോടെ മുമ്പിൽ രണ്ടാളും ഉട ഇതാണെന്നല്ലേ അപ്പോൾ വേവ് ഒന്നും ഓടാൻ പറ്റില്ല രണ്ടാൾക്കേ ആ സൂര്യച്ചാണുള്ള രണ്ടാളെന്ന് വിചാരിച്ച പോലെ ഓടാൻ പറ്റില്ല ഇടയ്ക്ക് സിംഹാണത്തിനെ തുമ്പി വൈശോടെ പുറത്ത് ഇങ്ങനെ തട്ടുണ്ട് പുറത്ത് അങ്ങോട്ട് തട്ടിന്ന് കേട്ടോ വൈശോടൻ അയ്യോ എന്നിട്ട് തമ്പരാടിയെ തിരുവധിയിലാക്കിയേ ഭഗവാൻ നിർത്തുന്നില്ലേ ആരാ അത് വൈശ്രവണ്ണല്ലേ അത് അതെ എന്താ വൈശ്രവണ വെല്ലുവിളി തമ്പരാൻ അടിയിലെ തിരുവട്ടിയിലാക്കി തിരുവ ഡിലാക്കിയോ എപ്പോ തിരുവ ഡിലാക്കി തിരുവ ഡിലോട്ട് കിടന്നാണോ ഈ പറയുന്നത് അല്ല ഇപ്പൊ ആക്കും ആക്കും ഇവിടെ നിൽക്കാൻ വെല്ലുവിളി ഇവിടെ നിൽക്കുക ചോട്ടെ ഞാനല്ലേ പറയണത് ഒന്നും ഉണ്ടാവില്ല ഇവിടെ നിന്നോളൂ വെല്ലുവിളി എന്താ ഈ കാണിക്കും ആ സാധുവിനെ ആവശ്യമില്ലേട്ട കലിസിലൂട്ട് എന്താ ഈ കാണിക്കണത് പൈസ കള്ളൻ എന്നെ ക്ഷണിച്ചു കൂട്ടി കൊണ്ടുപോയിട്ട് എനിക്കൊന്നും തന്നില്ല യശോടൻ വെല്ലുവിളിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒന്നും കൊടുത്തില്ല എന്ന് പറയണ്ടല്ലോ പരമാർത്ഥാണോ പരമാർത്ഥം തന്നെയാണ് കൊടുക്കാൻ വെള്ളം കൊടുത്തു മാത്രമേ കൊടുക്കലായിട്ട് ഉണ്ടായിട്ടുള്ളൂ ബാക്കിയൊക്കെ കൊടുപ്പിക്കലായിട്ടേ ഉണ്ടായിട്ടുള്ളൂ കാലാവായുണ്ടോ ഇപ്പോൾ നെടുമ്പേക്ക് പോകുന്നവർ തുടങ്ങണം എന്താ ഇനുള്ളി എന്തായി കേട്ടെ വൈശ്രവട്ട മുതല് വൈശ്രവട്ട അനുവാദം ഇല്ലാണ്ട് എടുത്തുണ്ട് ഭക്തിക്ക് അങ്ങോട്ട് കൂട്ടും ഹസ്ബിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം ആ അനുവാദം ഇല്ലാണ്ട് എടുത്ത് അങ്ങോട്ട് കൂട്ടും ഇവിടെ ഒരു കൂട്ടും വന്ന് ആ ഭഗവാന്റെ തൃക്കൈ കൊണ്ട് ഒരു പൊട്ടം കൂട്ടി നോക്കിയപ്പോൾ നെൽപ്പരയുടെ തൂണൊക്കെ വിലങ്ങനെ അങ്ങനെ ചാടണതേ ഭാരമൂർത്തി എന്നെ ഒന്നും നടുങ്ങി ప్రభు వెళ్ళుడి ఇప్పుడు రాయోదో ఒకటే ఛా హప్ హప్ పెట్టుకున్నాం రాయోదో ఒకటే వీడు ആദ്യം ഒരു മുട്ടനുള്ള വലിയ വലിയ വാക്കുകളൊക്കെ ധിം ധിം ധിം ഒന്നിന് വീതം ഒന്നായിട്ട് നമുക്ക് വീഴ മനസ്സിലോടാ എല്ലാ ആയില്ലേ നോക്കിക്കോളും ഉള്ളിൽ എഴുതിപ്പെടുത്തുന്നുണ്ടെങ്കിൽ இங்கே ரெண்டு கிலோமீட்டர் எவ்வளோ അതും കുഴപ്പമില്ല പക്ഷെ അത് പറഞ്ഞു എല്ലാ ഇല്ലേ ഏകദേശം സമ്മതം ഞാൻ ഇനി എന്താ ബാക്കിയുള്ള എന്താ അതെ എന്താ അതാ ഓട്ടെ എന്താന്ന് പറയൂ വേണ്ട അത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഓർമ്മയ്ക്ക് ഇത് തല മുറിഞ്ഞ ചട്ടുക ചട്ടുകത്തിന്റെ തല അവനവന്റെ മുതൽ എത്രത്തോളം ഉണ്ടെന്ന് അവനവനൊരു ബോധ്യം ഉണ്ടാവണം അല്ലെങ്കിൽ ഇത്രാനുമതി പാത്രങ്ങളുടെ കൂട്ടത്തില്